ഹേ ക്രിസ്തീയ പ്രഭാഷകരെ നിങ്ങളുടെ ബൈബിളിൽ ത്രൈകത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിപ്രകാരം മൂന്ന് തരംതിരിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരുപ്പതാക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കൊരുന്തിയർ പതിമൂന്നാം അധ്യായം പതിനാലാമത്തെ വരികളിൽ പറയുന്നു എന്നാൽ നിങ്ങൾ ഒന്നറിയുക യഥാർത്ഥത്തിലെ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ എന്ന് അറബി ഭാഷയിൽ ചേർത്തിട്ടില്ല തമിഴിലും മലയാളത്തിലുമുള്ള ബൈബിളിൽ മാത്രമേ അപ്രകാരം ചേർത്തിട്ടുള്ളൂ സത്യവേദ പുസ്തകമായ നിങ്ങളുടെ പുസ്തകത്തിൽ എന്തിനാണ് ഇല്ലാത്തത് ചേർക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ് പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്നാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ മുമ്പാകെ അന്യ അന്യദൈവങ്ങൾ നിനക്കൊണ്ടാകരുത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തൊൻപതാം വരി ഇപ്രകാരം പറയുന്നു ഞാൻ ഞാൻ തന്നെ അവനാകുന്നു എന്നോടുകൂടി മറ്റു ദൈവമില്ല യശയ്യ നാല് അഞ്ച് അധ്യായങ്ങൾ അഞ്ചു മുതൽ എട്ട് വരെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാൻ യഹോവയാകുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാചകങ്ങൾ ഇപ്രകാരം പറയുന്നു ഇരിക്കുന്നവനായ ഞാനിരിക്കുന്നു എബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായ യഹോവ ഇത് എന്നേക്കും എൻ്റെ നാമവും ഇത് തലമുറയായി എൻ്റെ ഓർമ്മ പ്രസ്താവവുമാകുന്നു മത്തായി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക മേൽപ്പറയപ്പെട്ട വിഷയത്തെപ്പറ്റി യേശു സമ്മതിച്ചു കൊള്ളുന്നതിനെ നോക്കുവിൻ അതായത് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കൊണ്ടാകരുത് എന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സ്വാർത്ഥതയെ അംഗീകരിക്കുന്ന യേശുവിൻ്റെ വരികൾ ശ്രദ്ധിക്കുക ഞാൻ എബ്രഹാമിൻ്റെ ദൈവവുമാകുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾ വായിച്ചില്ലയോ മത്തായിയുടെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വരികളാണിത് മത്തായി പതിമൂന്നാം അധ്യായം പതിനേഴാം വാചകങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഒരുവൻ യേശുവിനെ നല്ലവൻ എന്നും പറഞ്ഞപ്പോൾ യേശു അവനോടായിട്ട് എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനൊഴികെ നല്ലവൻ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മാർക്കോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വരിയിൽ ഒരുവൻ ഒരു ദൈവമേയുള്ളൂ അവൻ ഒഴികെ മറ്റാരുമില്ല എന്നു ഞാൻ പറഞ്ഞപ്പോൾ യേശു ശരി തന്നെ എന്ന് സമ്മതിച്ചു യോഹന്നാൻ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാചകത്തിൽ ഇപ്രകാരം പറയുന്നു പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു എന്ന് യേശു പറയുന്നു അപ്പോസ്തലർ രണ്ട് അധ്യായം ഇരുപത്തിരണ്ടാം വരിയിൽ യേശുക്രിസ്തുവായ മനുഷ്യനെ ദൈവം സമ്മതിച്ചു ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കുക ഒന്ന് കൊരുന്തി പതിനൊന്നാം അധ്യായം മൂന്നാമത്തെ വാചകത്തിൽ മനുഷ്യനും ക്രിസ്തുവിനും എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസം ദൈവത്തിനും ക്രിസ്തുവിനും തമ്മിലുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഇതാ സകല പുരുഷനും തല ക്രിസ്തുവാകുന്നു എന്ന് വ്യക്തമാക്കുന്നു ക്രിസ്തുവിന് തല ദൈവമെന്നും ഇങ്ങനെ പറഞ്ഞു പോയാൽ അധിക വിസ്താരമാകുന്നു എന്ന് കരുതി ഇനിയുള്ള അധ്യായങ്ങളിൽ ഞാനിതാ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് യേശു ഒരു സാധാരണ ദൈവപുത്രൻ പോലും അല്ലാതെ സാധാരണ മനുഷ്യൻ മാത്രമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന സങ്കല്പം ബൈബിളിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഇല്ല തന്നെ അവിടെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമെല്ലാം ചേർന്ന് ഒരു യഹോവ മാത്രമാണ് കാരണം ഞാനല്ലാതെ മറ്റൊരുത്തനും നിനക്കുണ്ടായിക്കൂടാ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അത് വ്യക്തമാണല്ലോ അതായത് ബൈബിൾ പ്രകാരം തന്നെ ത്രൈകത്വമില്ലെന്ന് നിശ്ചയമാകുന്നു ഇനിയെങ്കിലും ത്രൈകത്വമെന്ന എന്ന വാക്കിനെ നിങ്ങൾ മറന്നുകളവിൻ മനുഷ്യർ അനുഭവിക്കേണ്ടതായ ദണ്ഡത്തെ താൻ അനുഭവിച്ചു എന്ന് ക്രിസ്തു പറയുന്നുണ്ടല്ലോ അവനവൻ ചെയ്ത കുറ്റത്തിന് അവനവൻ തന്നെ ദണ്ഡമനുഭവിക്കേണ്ടതല്ലാതെ മറ്റൊരുവൻ ദണ്ഡിക്കപ്പെടുന്നത് നീതിയാണോ ഒരുത്തൻ്റെ വിശപ്പ് മറ്റൊരുത്തൻ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ശമിക്കുമോ ഒരുവൻ്റെ വ്യാധി മറ്റൊരുവൻ മരുന്നു സേവിച്ചാൽ ശമിക്കുമോ ഹെസക്കൽ പതിനെട്ടാം അധ്യായം ഇരുപതാമത്തെ വാചകത്തിൽ പാപം ചെയ്യുന്ന ആത്മാവോ അത് മരിക്കും പുത്രൻ പിതാവിൻ്റെ അതിക്രമത്തെ വഹിക്കയില്ല പിതാവ് പുത്രന്റെ അതിക്രമത്തെ വഹിക്കയുമില്ല നീതിമാന്റെ നീതി അവൻ്റെ മേലിരിക്കും ദുഷ്ടന്റെ ദുഷ്ടത അവൻ്റെ മേലിരിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വരി പുത്രന്മാർക്കു വേണ്ടി പിതാക്കന്മാർ കൊല ചെയ്യപ്പെടുകയും അരുത് അവനവൻ തന്നെ തൻ്റെ പാപം നിമിത്തം കൊല ചെയ്യപ്പെടണം ഇപ്രകാരം നിങ്ങളുടെ ബൈബിൾ പറയുമെങ്കിൽ മനുഷ്യർ അനുഭവിപ്പാനുള്ള ദണ്ഡത്തെ ക്രിസ്തു താൻ തന്നെ അനുഭവിച്ചു എന്ന് പറയുന്നത് അല്പമെങ്കിലും ശരിയാകുമോ നമ്മളുടെ എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് അവനെ കുരിശിൽ തറയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ പാപം ഇല്ലാതാകുകയില്ല എന്ന് മേലുദ്ധരിച്ച വരികളിൽ നിന്ന് വ്യക്തമാകുന്നു അപ്പോൾ നിങ്ങൾ നടത്തുന്ന മതപ്രാസംഗത്തിലൂടെ സംഭവിക്കുന്നതെന്താണ് നിങ്ങൾക്കു വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് നിങ്ങളുടെ പാപം ഒരിക്കലും ക്രിസ്തുവിന് ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങളുടെ ബൈബിൾ പറയുന്നതിന് വിപരീതമല്ലേ നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായും മറ്റെല്ലാ കാര്യങ്ങളും വിപരീതം പറയുന്നത് കൊണ്ട് ഇതും വിപരീതമായി എന്ന് മാത്രമേ ധരിക്കേണ്ടതുള്ളൂ അല്ലയോ ക്രിസ്തീയ പ്രാസംഗികരെ പുത്രനായ ക്രിസ്തു ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച കന്യകയുടെ വയറ്റിൽ ജനിച്ചവനെന്നും അദ്ദേഹത്തിന് ദൈവത്വം ഉണ്ടെന്നും ജന്മപാപം ഇല്ലെന്നും അത്ഭുതങ്ങളെ ചെയ്തെന്നും മരിച്ചതിൻ്റെ ശേഷം ജീവിച്ചെന്നും നിങ്ങൾ പറയുന്ന ശുദ്ധ നുണയാണെന്നും ആ ക്രിസ്തുദേവനല്ല അത് മനുഷ്യൻ മാത്രമാണെന്നും ആ മനുഷ്യന് നിങ്ങളുടെ എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നും വളരെ വളരെ വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞുവല്ലോ ഇനി നിങ്ങളുടെ എല്ലാ പേരുടെയും പാപത്തെ യേശുക്രിസ്തു സ്വയം വഹിച്ചു എങ്കിൽ ഒരു നീതി കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട് അതിപ്രകാരമാണ് അനന്തകോടി ജീവന്മാർ നിത്യകാലവും അനുഭവിക്കേണ്ടതായ സകല വേദനകളെയും ക്രിസ്തു തനിച്ച് അല്പകാലം കൊണ്ട് അനുഭവിച്ചു കളഞ്ഞു എന്നുള്ളത് ശരിയാകുമോ സർവസാമർഥ്യം കൊണ്ട് അങ്ങനെ ചെയ്തു എങ്കിൽ അല്പകാലം പോലും താൻ വേദനപ്പെടാതെ സർവസാമർഥ്യം കൊണ്ട് അന്യന്മാരുടെ വേദനകളെ വിലക്കിക്കളയരുതാഞ്ഞോ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്രകാരം ചെയ്തത് സ്വന്തം വേദന പോലും മാറ്റാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് എപ്രകാരമാണ് മറ്റുള്ളവരുടെ വേദനയും പാപവും ഇല്ലാതെയാക്കുവാൻ സാധിക്കുക നിങ്ങളുടെ തന്നെ ബൈബിൾ നിയമപ്രകാരം ഇപ്രകാരം ഒരു ന്യായം കൂടി വന്നു ചേരുന്നു ഇഹത്തിൽ അല്പം പാപം ചെയ്തവരും പരത്തിൽ നിത്യവേദന അനുഭവിക്കുമെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ആ സ്ഥിതിക്ക് എല്ലാ മഹാപാപങ്ങളെയും തന്നിൽ ഏറ്റുകൊണ്ട് ക്രിസ്തു ഇഹത്തിലും പരത്തിലും അത്യന്തഘോര വേദനകളെ നിത്യവും അനുഭവിക്കേണ്ടതാണ് എന്നുള്ളതിനു പ്രമാണം നിങ്ങളുടെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ദൈവരാജ്യം വരുത്തുവാൻ സാധിക്കുക സ്വയം ഘോരമായ വേദനകളെ അനുഭവിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യനു വേണ്ടി സ്വർഗരാജ്യം നിർമ്മിക്കുവാൻ സാധ്യമാണ് എന്നുള്ളത് യുക്തിസഹജമല്ലല്ലോ തൻ്റെ പുത്രൻ എന്ന വാത്സല്യം കൊണ്ട് യഹോവ ഇദ്ദേഹത്തിനെ നരകത്തിൽ തള്ളാതെ കണ്ട് വിട്ടയക്കും എന്നു വരികിൽ യഹോവ പക്ഷപാതമുള്ളവനായി പോകും എന്നു മാത്രമല്ല ഇത്രയും പുത്രവാത്സല്യമുള്ള യഹോവയായിരുന്നു എങ്കിൽ കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന വേളയിൽ ഈ യഹോവ എന്ന ദൈവം എവിടെയായിരുന്നു നിന്നിരുന്നത് അല്ലയോ ക്രിസ്തീയ പ്രാസംഗികരെ നിങ്ങൾ പറയുന്നു മനുഷ്യർ മുമ്പേ ചെയ്തു പോയ പാപങ്ങളുടെ നിവൃത്തിക്കായിട്ട് മാത്രമല്ല പിന്നീട് ചെയ്യുവാൻ പോകുന്ന പാപങ്ങളുടെ നിവൃത്തിക്കായിട്ടും കൂടി യേശുക്രിസ്തു പാടുപെട്ടു എന്ന് നിങ്ങൾ ആണയിട്ടു പറയുന്നുണ്ടല്ലോ ഒരുത്തന് ഇനി വരുവാൻ പോകുന്ന സംവത്സരത്തിലെ വിശപ്പിനെയും കൂടി തീർത്ത് കളയുന്നതിലേക്ക് മറ്റൊരുത്തൻ ഇപ്പോൾ തന്നെ ഉണ്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ആയതിനെ കുഞ്ഞുങ്ങൾ പോലും വിശ്വസിക്കുകയില്ല പിന്നെ എപ്രകാരമാണ് സത്യവേദ പുസ്തകത്തിലെ ഈ വരികൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കും ഞങ്ങൾക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഈ വരികൾ ആണയിട്ട് ഉദ്ഘോഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് നിരന്തരം നുണയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും ഇത്രയും പറഞ്ഞതിനെ കാര്യമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാകും ഇങ്ങനെയെല്ലാം ഇരിക്ക കൊണ്ട് ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് ദണ്ണിക്കപ്പെട്ടു എന്ന് പറയുന്നത് അല്പവും ചേരുകയില്ല എന്ന് മാത്രമല്ല സത്യവുമല്ല അത് ക്രിസ്തു പാപവിമോചനം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ അങ്ങനെ ചെയ്തു എങ്കിൽ പാപം പിന്നീട് ലോകത്തിൽ എങ്ങാനും ഇരിക്കുമോ ഒരു മനുഷ്യൻ കൽപ്പനയെ അതിക്രമിച്ചതുകൊണ്ട് ഉണ്ടായ പാപം എല്ലാ മനുഷ്യരെയും പിടികൂടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുവൻ വിമോചനം ചെയ്തതുകൊണ്ട് കഴിഞ്ഞ പാപം തൽക്ഷണം തന്നെ എല്ലാവരിൽ നിന്നും വിട്ടുമാറിപ്പോയി എന്നുള്ള അഭിപ്രായം എന്താ കൊള്ളുകയില്ലയോ അത് സത്യമല്ലാത്തത് കൊണ്ട് അത് ശരിയുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാണല്ലോ ക്രിസ്തു എല്ലാവരുടെയും മുൻപുണ്ടായിരുന്നതും പിന്നീട് ഉണ്ടാകുവാൻ പോകുന്നതുമായ പാപങ്ങളെയും നിവാരണം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ സകലരും പാപത്തിൽ നിന്നും വേർപെട്ട് മുക്തന്മാരായി ഭവിക്കേണ്ടതാണ് അങ്ങനെ ഭവിക്കാത്തതുകൊണ്ട് ക്രിസ്തു പാപവിമോചനത്തെ ചെയ്തില്ല എന്ന് വളരെയധികം നിശ്ചയമാകുന്നു ക്രിസ്തുവിന് പാപവിമോചനം ചെയ്യുവാൻ സാധ്യമല്ല എന്നതും സത്യമാകുന്നു മേലും ഒരു രാജാവാകട്ടെ താൻ വിധിച്ച കൽപ്പനകളെ ചില ജനങ്ങൾ അതിക്രമിച്ചു പോയെന്നു വരികിൽ അതിലേക്കായിട്ട് അവരെ ശിക്ഷിക്കയല്ലാതെ വിമോചനം ചെയ്തു വിടുക എന്നും ആ കുറ്റത്തിന് താനായിട്ട് ഉണ്ടാക്കുക എന്നും തൻ്റെ തലയിൽ മണ്ണുവാരി ഇട്ടുകൊള്ളുക എന്നും അന്യർക്കായിക്കൊണ്ട് തൻ്റെ മകനെ ദണ്ണിപ്പിക്ക എന്നും ഉള്ളതെല്ലാം നീതിയും മഹിമയും ബുദ്ധിയും ന്യായവുമാണോ ആകയാൽ മനുഷ്യരുടെ പാപത്തിനെ അവർക്ക് അനുഭവിപ്പാൻ ഇടവരാതെ അവർക്കു വേണ്ടി ക്രിസ്തു സ്വയം കുരിശിൽ കയറി ആണിയടിച്ചു വേദന അനുഭവിച്ച് ഏലി ഏലി ശബക്താനി അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടുവോ എന്ന് ആർത്ത രോദനം ചെയ്ത് വിമോചനം ചെയ്തു എന്നുള്ളത് അല്പവും സത്യമായിട്ടുള്ളതല്ല മനുഷ്യൻ ചെയ്ത എല്ലാ പാപത്തിനും വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ സ്വയം അർപ്പിച്ചു എന്നാണ് നിങ്ങൾ വീണ്ടും പറയുന്നത് എങ്കിൽ എല്ലാ മനുഷ്യരും മനോവാക്കായ കർമ്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ഒരു പാപവും അവനെ ബാധിക്കുകയില്ലല്ലോ ചെയ്ത പാപത്തിനു വേണ്ടി സൗകര്യം പോലെ പശ്ചാത്തപിച്ചാൽ മാത്രം മതിയല്ലോ അപ്രകാരം പശ്ചാത്തപിച്ചതിനു ശേഷം ക്രിസ്തുവെ വിശ്വസിക്ക ഏൽക്ക നൽകരുണ സ്വീകരിക്ക മുഴങ്കാലിൽ നിന്നുകൊണ്ട് കൈകളെ രണ്ടിനെയും മലർത്തി മേൽപോട്ടു നോക്കി കണ്ണുകളെ മൂടിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രാർത്ഥിക്ക അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ പ്രചാരിക്ക പുണ്യങ്ങളിൽ യാതൊന്നിനെയും ചെയ്യാതെ എല്ലാ പേരും ചുമ്മാതെയിരുന്ന് മുക്തിയെ പ്രാപിക്കാമല്ലോ ഇപ്രകാരം ചെയ്യുന്നതിൽ ഏതെങ്കിലും വസ്തുതയുണ്ട് സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാണോ അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല വെറുതെ ഒരു വ്യക്തിയെ കൊണ്ട് മേൽപോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ എപ്രകാരമാണ് അവന്റെ പാപങ്ങളെല്ലാം ഇല്ലാതെയാവുക എപ്രകാരമാണ് അവൻ ചെയ്യേണ്ട പുണ്യം ചെയ്യാതെ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുക ഇപ്രകാരമുള്ള നിങ്ങളുടെ പ്രസംഗം യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും നുണയാണ് ദാനം ഇത്രയെല്ലാം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു ക്രിസ്തുവിൻ്റെ ചിന്താധാരകളോ ക്രിസ്ത്യാനികളുടെ വഴികളോ ഒന്നും തന്നെ സത്യത്തിൻ്റെയോ മോക്ഷത്തിൻ്റെയോ മാർഗമല്ല അതിൽ പരസ്പര വിരുദ്ധങ്ങളായി അനവധി വരികളുണ്ട് താനും ഇപ്രകാരം എല്ലാം വ്യക്തമായിരുന്നിട്ടും നിങ്ങൾ മറ്റൊന്ന് പറയുന്നു എന്ന് വിചാരിക്കുക ക്രിസ്തുമതം എങ്ങും നിറഞ്ഞും ക്രിസ്ത്യാനിമാരുടെ സംഖ്യ അധികപ്പെട്ടും ഇരിക്ക കൊണ്ടും തന്നെ ഈ മതം ഉന്നതമായും ശരിയായും ഉള്ളതെന്ന് മുന്നും പിന്നും നോക്കാതെ പാതിരിമാർ മുതലായവർ പറയുകയും ഹിന്ദുക്കളിലും ചിലര് അതിനെ കേട്ട് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്തു വരുന്നു ആ സ്ഥിതിക്ക് സത്യവും ന്യായവും ചിലയിടത്തും അസത്യവും അന്യായവും പലയിടത്തും ഉണ്ടായിരിക്കൊണ്ട് കൂടുതലായിരിക്കുന്ന അസത്യവും അന്യായവും തന്നെ പ്രധാനവും ഉത്തമവുമായിട്ടുള്ളതെന്ന് പറയേണ്ടി വരും ആയതുകൊണ്ട് നിറഞ്ഞും കുറഞ്ഞും ഇരിക്കുന്നതിനെ കണക്കാക്കി മേന്മ താഴ്മ പറയുന്നത് ന്യായമല്ല ലോകത്തിൽ അസത്യവും അധർമ്മവും കൊടികുത്തി വാഴുന്നത് നിങ്ങൾ കണ്ടിരിക്കും ലോകത്തിലെല്ലാ സ്ഥലത്തും ഇപ്രകാരം നീചവും നികൃഷ്ടവുമായ ചിന്താധാരകളും കർമ്മങ്ങളും ഉള്ളതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന വാദം പോലെയായിരിക്കും ലോകത്തെല്ലാ സ്ഥലത്തും ക്രിസ്തീയ ചിന്താധാരകൾ ഉള്ളതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത് കൊണ്ട് ഒരെണ്ണം നല്ലതാവണമെന്നില്ല ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ചീത്തയാകണമെന്നുമില്ല ഇപ്രകാരം പാവപ്പെട്ട ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ക്രിസ്ത്യാനികളാണ് ഉള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യമല്ല അത് നുണയാണ് എന്ന വസ്തുത മൂടി വെച്ചുകൊണ്ടാണ് ഹേ ക്രിസ്തീയ പ്രാസംഗികരെ നിങ്ങൾ ഈ അസത്യം പ്രചരിപ്പിക്കുന്നത് ഇനി ലോകത്തെല്ലാ സ്ഥലത്തും ക്രിസ്തുമതം പ്രചരിച്ചു എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ സത്യാവസ്ഥ കൂടി ഞാനിവിടെ വിവരിക്കാം ക്രിസ്തു ജനിച്ച് മുന്നൂറ് സംവത്സരങ്ങൾക്കു ശേഷം നിസ്സ എന്ന ദിക്കിലെ ജനങ്ങളുടെ സഹായം കൊണ്ട് കോൺസ്റ്റന്റൈൻ എന്ന ആൾ റോമാപുരത്തേക്ക് രാജാവായി വന്നു അനന്തരം ഉപകാരം ചെയ്ത ആ ജനങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് കൈകൊണ്ടിരുന്ന ചില അഭിപ്രായങ്ങളെ ചേർത്ത് ഒരു മതമാക്കി അതിനെ വർദ്ധിപ്പിക്കുന്നതിലേക്കു വേണ്ടി ക്രിസ്ത്യന്മാരാകുന്നവർക്ക് ആളൊന്നിന് പന്ത്രണ്ട് പുന്നും പ്രത്യേകം പ്രത്യേകം വെള്ളവസ്ത്രവും കൊടുത്ത് പന്തീരായിരം പുരുഷന്മാരെയും അസംഖ്യം സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും ഒരു സംവത്സരം കൊണ്ട് ചേർത്ത് അയാൾ തന്നെ ഇതര മതങ്ങളെ നാശം ചെയ്യുന്നതിനുതകത്തക്കവയായ അനേകം ചട്ടങ്ങളെ ഉണ്ടാക്കി ആരെങ്കിലും പഴയ ദേവതകൾക്ക് ബലിയിട്ടാൽ സ്വത്തുക്കളെ അപഹരിച്ചുകൊണ്ട് അവരെ കൊന്നുകളക പതിവായിരുന്നു എന്ന് ഗിബ്സണിൻ്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ എന്ന പുസ്തകത്തിലെ മൂന്നാം വോളിയത്തിൽ നാനൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വരികളിൽ പറയുന്നുണ്ട് ക്രിസ്തു ജനിച്ച് മുന്നൂറ്റി എൺപതാം സംവത്സരം മുതൽ മുന്നൂറ്റി നാലാം സംവത്സരം വരെ രാജാവായിരുന്ന തിയോഡോഷിയസ് എന്ന ആൾ ഇതര മതസ്ഥന്മാരെ സഭ കൂട്ടിക്കൂടാ എന്നും കൂടുന്ന കെട്ടിടങ്ങൾ രാജാവിനാൽ അപഹരിക്കപ്പെടുമെന്നും ക്രിസ്തുമതത്തെ അനുസരിക്കാത്തവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നും ഉത്തരവ് നടത്തി എന്ന് ഗിബണിൻ്റെ പുസ്തകത്തിലെ നാനൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പേജുകളിൽ പ്രത്യേകം പറയുന്നുണ്ട് അക്കാലത്തിൽ ക്രിസ്ത്യന്മാരാകാത്തവരുടെ മുതൽ കാര്യങ്ങളെ വിട്ടുകൊടുക്കാത്ത പക്ഷം ജീവനെ വിട്ടുകൊടുക്കേണ്ടി വരും അവർ മരണശിക്ഷയ്ക്ക് വിധേയമാകുന്നവരാണ് ഇപ്രകാരം കൊന്നും കൊലവിളിച്ചുമാണ് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യൻ മതം പ്രചരിച്ചത് എന്നുള്ളത് സത്യമാണല്ലോ അഞ്ചാമത് നൂറ്റാണ്ടിൽ ഇപാദിയ എന്ന ഒരു സ്ത്രീ സ്വന്തം മതത്തെ ബോധിപ്പിച്ച ഒരു ക്രിസ്ത്യനെ അതിൽ ചേർക്കുന്നതിലേക്ക് ആരംഭിച്ചതിനാൽ അവളെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുചെന്ന് വസ്ത്രങ്ങളെ ഉരിഞ്ഞ് ദേഹത്തെ ഭിന്ന ഭിന്നമാക്കി മാംസത്തെ അറുത്തെടുത്ത് ബൈബിൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത് വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് അവളെ തീയിലിട്ട് കൊന്നു അർമേനിയ എന്ന ദേശത്തിൽ തിയോഡറ എന്ന ചക്രവർത്തിനിയുടെ കാലത്തിൽ ഒരു ലക്ഷം പേരെ വരെ ക്രിസ്തുമതം സ്വീകരിക്കാത്തതിന് കൊന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു പത്താമത് നൂറ്റാണ്ടിൽ ഫ്രാൻസ് ദേശത്തെ രാജാവായ ചാൾസ് എന്ന ആൾ ക്രിസ്ത്യനാകുന്ന പക്ഷം തൻ്റെ മകളെയും സമ്പത്തിനെയും കൊടുക്കാമെന്നും നാർമൻ ദേശത്തെ റോലോ എന്ന ആളിനോട് സമ്മതിച്ചു പറയുകയും അയാൾ അപ്രകാരം ക്രിസ്ത്യാനിയായും ക്രിസ്തുമതം ഇന്നതെന്നു പോലും അറിയാതെ സ്വദേശികളെ എല്ലാവരെയും ക്രിസ്ത്യന്മാരാക്കുകയും ചെയ്തു പത്താമത് നൂറ്റാണ്ടിൽ തന്നെ പോളണ്ട് ദേശത്തെ രാജാവ് തൻ്റെ ഭാര്യയെ കരുതി ക്രിസ്ത്യനായ വർത്തമാനത്തെ മൂന്നാമത് ജോൺ എന്ന ആൾ കേട്ടറിഞ്ഞ് ആ പട്ടണവാസികളെ ക്രിസ്ത്യന്മാരാക്കുവാൻ അനേകം പാതിരിമാരെ അയച്ചു എന്നിട്ടും ആരും തന്നെ ക്രിസ്ത്യന്മാരാകാത്തത് കൊണ്ട് അന്യായ ചട്ടങ്ങളെ ഏർപ്പെടുത്തി അവരെ ദണ്ഡനം ചെയ്ത് അത് സഹിക്കാൻ പാടില്ലാത്ത ആ ദിക്കുകാര് എല്ലാവരും ക്രിസ്ത്യന്മാരായി ക്രിസ്ത്യാനിയുടെ നന്മയോ ക്രിസ്തുവിൻ്റെ ഉപദേശമോ കൊണ്ടല്ല ഇവരാരും തന്നെ ക്രിസ്ത്യാനിയായത് മറിച്ച് ദണ്ഡനം സഹിക്ക വയ്യാതെ മാത്രമാണ് ഇവർ ക്രിസ്ത്യാനിയായത് എന്ന് ചരിത്രരേഖകൾ നിങ്ങളോട് പറയുന്നുണ്ട് പത്താമത് നൂറ്റാണ്ടിൽ റഷ്യ ദേശത്തെ രാജാവ് ഗ്രീസ് ദേശത്തെ ക്രിസ്ത്യാനി സ്ത്രീയെ കല്യാണം കഴിച്ച് അവളുടെ നിർബന്ധത്തിൻ പേരിൽ താനും അതുനിമിത്തം ജനങ്ങളും ക്രിസ്തുമതത്തെ അനുസരിച്ചു പത്താമത് നൂറ്റാണ്ടിൽ തന്നെ ഓട്ടോ എന്നവൻ ഡെൻമാർക്ക് ദേശക്കാരെ ജയിക്കുകയും അനന്തരം ജനങ്ങളോട് നിങ്ങളെല്ലാവരും ക്രിസ്ത്യന്മാരാകുമെങ്കിൽ സമാധാനപ്പെട്ടുകൊള്ളാം എന്ന് പറയുകയും ചെയ്യുകയാൽ മറ്റൊരാശ്രയമില്ലാത്ത ആ ജനങ്ങളെല്ലാവരും ക്രിസ്ത്യന്മാരായി ഇപ്രകാരം നോർവേ ദേശക്കാരും ക്രിസ്ത്യന്മാരായി ഇവരാരും തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടോ ബൈബിള് പഠിച്ചിട്ടോ അതിൻ്റെ മഹത്വം കൊണ്ടോ അല്ല ക്രിസ്ത്യാനികളായത് സഹിക്ക വയ്യാത്ത വേദനയും സാമ്പത്തികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രാജാവിൻ്റെ ശിക്ഷയും മറ്റു ജനങ്ങളുടെ അക്രമവും സഹിക്ക വയ്യാതെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യന്മാരായി തീർന്നത് ആറാമത് നൂറ്റാണ്ടിൽ ചിൽറ്ററിക്ക എന്ന ഒരുവൻ ഫ്രാൻസ് ദേശത്തെ യഹൂദന്മാരെ നിർബന്ധിച്ചു ക്രിസ്ത്യാനികളാക്കി അഞ്ചാമത് നൂറ്റാണ്ടിൽ എസ് എന്ന ദിക്കില് നടന്ന വലുതായ പാതിരി സമൂഹത്തിൽ ക്രിസ്തുവിനു വിരോധമായിട്ട് പറഞ്ഞവനായ പ്ലേവിയാസ് എന്ന പാതിരിയെ കൊല്ലുകയും അയാളുടെ കക്ഷിയിൽ ചേർന്നവരെ എല്ലാവരെയും തല്ലുകയും ദണ്ണിപ്പിക്കുകയും ചെയ്തത് സത്യമാണല്ലോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊൻപതാം വർഷത്തിൽ തുലോസ് എന്ന ദേശത്ത് നിന്ന് വലിയ മീറ്റിംഗിൽ ദേശങ്ങൾ തോറും സഭകളും സഭ ഒന്നിന് ഒരു ഗുരുവും രണ്ട് ശിഷ്യന്മാരും ആ സഭക്കാർ അതാത് ദിക്കിലെ ക്രിസ്ത്യന്മാരാകാത്ത എല്ലാവരെയും ബലാത്കാരമായി പിടിച്ച് ക്രിസ്ത്യന്മാരാക്കുകയും തീരെ അവർ ക്രിസ്ത്യാനിയാവുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കൊല്ലുകയും വേണമെന്ന് തീരുമാനിച്ചു ഇതിന് മേൽവിചാരണക്കാരൻ ഒൻപതാമത് ക്രക്കറിയും ആയിരുന്നു ക്രിസ്ത്യന്മാരാകാത്തവരെ നഗ്നന്മാരായിട്ട് നിർത്തുക മുട്ടയടിക്കുക മഹാവേദനപ്പെടുത്തുന്ന യന്ത്രത്തിൽ കിടത്തി കെട്ടുക അതിൽ തന്നെ കാൽ കൈകളെ വിടർത്തി കെട്ടുക മാംസം ഉടഞ്ഞ അരയത്തക്കവണ്ണം ദേഹത്തെ യന്ത്രത്തിൽ വെച്ച് അമർത്തുക മുതലായ കഠിന കൃത്യങ്ങളെ ടീ സഭക്കാരും അവരോട് പിന്നെ ചേർന്നവരും ചെയ്തു എന്ന് ശിവിലി എന്ന ദിക്കിന്റെ വിചാരണകർത്താവായിരുന്ന ആളിൻ്റെ കൈപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഇതിനെ വിസ്താരമായിട്ട് അറിയണമെങ്കിൽ ഡോക്ടർ റൂൾ എന്ന ആളിനാൽ എഴുതപ്പെട്ട ടി വിചാരണ ചരിത്ര പുസ്തകത്തിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ എഴുതിയ ഈ പുസ്തകത്തിലെ പേജ് മുന്നൂറ്റി മുപ്പത്തൊൻപത് മുതൽക്ക് മുന്നൂറ്റി അൻപത്തൊൻപത് വരെയുള്ള സംഖ്യകളിൽ ഈ വിവരണങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കൂടാതെ മനുഷ്യരെ വെച്ച് അമർത്തി കൊല്ലുവാനുള്ള ചിവോലൈറ്റ് എന്ന യന്ത്രത്തിൽ നല്ലതിൻ വണ്ണം അമർത്തി തൊണ്ടവരെയും തുണിയെ ചെലുത്തി കൊല്ലുകയും മറ്റും ചെയ്തു ടീ സഭക്കാർ സ്പാനിയ ദേശത്തിൽ മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി പന്ത്രണ്ട് പേരെ പച്ച ഉയിരോടെ തീയിലിട്ട് കൊന്നു രണ്ട് അവിടെ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അൻപത് പേരെ അതിക്രൂരമായിട്ട് ദണ്ണിപ്പിച്ച് അനേകം കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത് ഈ പാതിരിമാരുടെ സമൂഹമാണ് കാരണം അവർ ക്രിസ്തുമതം സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്രകാരം ക്രിസ്ത്യാനിയുടെ മേന്മ കൊണ്ടല്ല ലോകത്തിൽ ജനങ്ങൾ അത് സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വർഷം മാർച്ച് മാസത്തിൽ സ്പെയിൻ ദേശത്തിലെ ക്രിസ്തു രാജാവ് അനേക നൂതന ചട്ടങ്ങളെ ഏർപ്പെടുത്തി ക്രിസ്തുമതത്തിൽ ചേരാത്തവരായ പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധന്മാർ ഏഴകൾ ധനവാന്മാർ മുതലായ എല്ലാ യഹൂദന്മാരും ജൂലൈ മാസത്തിനകം ദിക്കുവിട്ട് പൊയ്ക്കൊള്ളണമെന്നും പോകുമ്പോൾ പൊന്ന് വെള്ളി മുതലായ സ്വത്തുക്കളെ ഒന്നിനെയും കൊണ്ടുപോയിക്കൂടാ എന്നും വർദ്ധക ചരക്കുകളെയോ പാത്രങ്ങളെയോ എടുത്തു കൊണ്ടുപോകാം എന്നും മറ്റും ആയിരുന്നു അന്നത്തെ നിയമം യഹൂദന്മാർ അപ്രകാരം എല്ലാ സ്വത്തുക്കളെയും കൈവിട്ട് സ്വദേശത്ത് നിന്ന് പോകുമ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്നവരായ അനേകം പാതിരിമാർ ബഹിരാഗമായിട്ട് വീതികളിൽ നിന്നുകൊണ്ട് യഹൂദന്മാർക്ക് ഒരു വിധത്തിലും ഉപകാരം ചെയ്തു പോകരുതെന്നും പ്രസംഗിച്ചു ടി ജൂലൈ മാസം വന്നപ്പോൾ എല്ലായിടത്തും യഹൂദന്മാരുടെ നിലവിലുഘോഷം തന്നെയായിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഉപകാരം യാതൊന്നും ഇവർക്ക് ചെയ്തു പോകരുതെന്ന് പിന്നെയും കൽപ്പന പുറപ്പെടുവിച്ചു ആഹാരമില്ലാതെയും കുടിക്കുന്നതിന് ജലമില്ലാതെയും അനേകായിരം യഹൂദന്മാർ മരിച്ചു ഇവരാരും തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചതുമില്ല കാരണം ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്വയം മരിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടായിരുന്നു അപ്രകാരം സംഭവിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടാം സംവത്സരം ഫെബ്രുവരി മാസത്തിൽ സ്പെയിൻ ദേശത്ത് ഇന്ദിതാൻസ് എന്ന രാജാവ് തന്റെ രാജ്യത്ത് ബഹുകാലമായിട്ട് കുടിപ്പാർത്തിരുന്നവരായ തുലുക്കന്മാരിൽ ക്രിസ്ത്യന്മാരാകുവാൻ കഴിയില്ല എന്ന പറഞ്ഞ മുപ്പത് ലക്ഷം പേർ ഏപ്രിൽ മാസത്തിനു മുമ്പ് ദിക്കുവിട്ടു പോയിക്കൊള്ളണമെന്നും അവരുടെ പൊന്ന് വെള്ളി മുതലായ യാതൊരു വകകളെയും എടുത്തുകൊണ്ടു പോകരുതെന്നും മറ്റ് അനേകമന്യായ ചട്ടങ്ങളെ നിർമ്മിച്ചുകൊണ്ടും അവരെ നാടുകടത്തിക്കളഞ്ഞു ഇവരും തന്നെ സ്വയം മരിക്കുന്നതാണ് നല്ലത് ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനേക്കാൾ എന്നു പറഞ്ഞ് നാട് വിട്ടുപോവുകയാണുണ്ടായത് ആറാം നൂറ്റാണ്ടു വരെയും ഇംഗ്ലീഷുകാർ ക്രിസ്ത്യരായിട്ടില്ലായിരുന്നു എന്നു തന്നെയുമല്ല ക്രിസ്ത്യന്മാരെ കണ്ടാൽ ദേഷ്യപ്പെട്ട് പുച്ഛിച്ച് സംസാരിക്കുകയും കൂടി ചെയ്യുമായിരുന്നു ഇങ്ങനെയിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ കെൻഡ് എന്ന ദേശത്ത് രാജാവായിരുന്ന ഏതൽബ്രട്ട് എന്നവർ പാരീസ് ദേശത്തെ ക്രിസ്ത്യ രാജപുത്രിയായ ബെർത്ത എന്നവളെ വിവാഹം ചെയ്തു അവൾ വരുമ്പോൾ ചില പാതിരിമാരെ കൂടെ കൊണ്ടുവന്ന് ഒരു പള്ളി കെട്ടിച്ച് അവരെ അതിൽ പാർപ്പിച്ച് ആദരവോടുകൂടി രക്ഷിക്കുകയും തൻ്റെ പ്രിയനായ ഏതൻ ബ്രട്ടിനെ ക്രിസ്ത്യാനിയാക്കുകയും ചെയ്തു അത് ഹേതുവായിട്ട് അവിടെയുള്ള ജനങ്ങളെയും ക്രിസ്ത്യന്മാരാക്കി അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നാർത്താബറിയ എന്ന ദേശത്തിലെ രാജാവും മറ്റുള്ള എല്ലാ രാജാക്കന്മാരെക്കാളും അതിബലവാനുമായിരുന്ന ഏതൻ ബ്രിട്ട് എന്നവനും തദ്ദേശവാസികളും ക്രിസ്തുമത വിരോധികളുമായിരുന്നതിനാൽ അനേകം പാതിരിമാരെ ചെസ്റ്റർ എന്ന ദേശത്തു വെച്ച് കൊല്ലുക കൂടി ചെയ്തു അറുന്നൂറ്റി പതിനേഴാം സംവത്സരത്തിൽ അവന്റെ പിൻവാഴ്ച രാജാവായി വന്ന എഡ്വിൻ എന്നവനും ക്രിസ്തുമത വിരോധിയായി തന്നെ ഇരുന്നു എങ്കിലും ക്രിസ്ത്യനായ ടി കെൻഡ് ദേശ രാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തതിനാൽ അവളുടെ നിർബന്ധത്തിൻ പേരിൽ ജനങ്ങളും മറ്റുള്ളവരും ഇങ്ങനെ തന്നെ പിൽക്കാലം ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതത്തെ അനുസരിച്ചു യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള ബഹുമാനം കൊണ്ടോ ബൈബിളിലോടുള്ള വരികളെ അംഗീകരിക്കുന്നത് കൊണ്ടോ അല്ല ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം പ്രചരിച്ചത് എന്നുള്ളത് വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ഇംഗ്ലണ്ട് ദേശത്തിൽ പ്രൊട്ടസ്റ്റാൻഡ് മതം ഉൽപ്പത്തിയായ ഉടൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാം വർഷത്തിൽ ആറു വിധികൾ ഏർപ്പെടുത്തപ്പെട്ടു അപ്പോൾ അവയെ അനുസരിക്കാത്ത അഞ്ഞൂറ് പേരെ ജയിലിലേക്ക് ഇരയാക്കി അനേകം പേരെ തീയിലിട്ട് കൊന്നു ആറാമത് എഡ്വേർഡ് കാലത്തിൽ ജോൺ പോക്കറിനെ ജീവനോടെ തീയിലും അനേകം പേരെ തൂക്കിലും ഇട്ടു മേരി എന്ന റാണിയുടെ കാലത്ത് റോമൻ കത്തോലിക്ക ക്രിസ്ത്യന്മാർ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യന്മാരിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ തീയിലിട്ട് കൊന്നു അവരിൽ അൻപത്തഞ്ച് സ്ത്രീകളും നാല് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എലിസബത്ത് എന്ന റാണിയുടെ കാലത്ത് പരിഷ്കാരം ചെയ്യപ്പെട്ട എപ്പിസ്കോപ്പൽ മിഷണാൽ റോമൻ കത്തോലിക്ക ക്രിസ്ത്യന്മാരുടെ പ്രൊട്ടസ്റ്റാന്റ് ക്രിസ്ത്യന്മാരും കൊല്ലപ്പെട്ടു ഈ രണ്ടു മതസ്ഥന്മാരും ഒരുത്തർക്കൊരുത്തർ തങ്ങളുടെ മതത്തിൽ ചേരുന്നില്ല എന്ന് പറയുന്നവരെ അനങ്ങുവാൻ പാടില്ലാത്ത വിധത്തിൽ കൈകാലുകളെ അമർത്തിക്കെട്ടി തീയിലിട്ട് കൊല്ലുകയും തൂക്കിയിലിടുകയും ചെയ്യില്ലടയ്ക്കുകയും സ്വത്തുക്കളെ അപഹരിക്കുകയും ചെയ്തു ഇതുപോലെ എത്ര ദോഷങ്ങളാണ് ഇവരെല്ലാവരും മതപരിവർത്തനത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നത് സത്യവേദ പുസ്തകത്തെ അനുസരിക്കാത്തവർ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ യാതനകളുടെയും വേദനകളുടെയും ദണ്ണിപ്പിക്കലിൻ്റെയും വിവരണങ്ങൾ ലോകത്തെവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം സ്നേഹനിധിയായ യേശുക്രിസ്തുവിനെയോ സത്യപുസ്തകമായ ബൈബിളിനെയോ അംഗീകരിച്ചുകൊണ്ടല്ല ലോകത്തിൽ ക്രിസ്തുമതം പ്രചരിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിരിക്കാം ഇപ്രകാരം അടിച്ചമർത്തലിൻ്റെയും തൂക്കിലിടുന്നതിൻ്റെയും തീയിലിട്ട് കൊല്ലുന്നതിൻ്റെയും ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ദണ്ണിപ്പിക്കുന്നതിൻ്റെയും കഥകൾ ഇനിയും അനവധി ദേശത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത്രയും ഹീനമായ വിധത്തിലും രീതിയിലൂടെയും മാർഗത്തിലൂടെയുമാണ് ക്രിസ്തുമതം ലോകമെമ്പാടും പ്രചരിച്ചത് എന്ന വസ്തുത പറയുമ്പോഴാണ് അതിൽ നന്മ കൊണ്ടല്ല ജനങ്ങൾ ക്രിസ്ത്യാനിയാകുന്നത് ഭയപ്പെട്ടിട്ടും ക്രൂരമായ വേദന സഹിക്കുവാൻ സാധിക്കാത്തതും കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു ഇത്തര ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന നിങ്ങളുടെ മതക്കാർ തന്നെ പരസ്പരം പോരാടിയിരുന്ന ചരിത്രവും മറ്റൊന്നല്ലല്ലോ അയർലാൻഡ് പ്രദേശത്തെ പ്രൊട്ടസ്റ്റന്റ് മതത്തിൽ ഉൾപ്പെടാത്ത റോമൻ കത്തോലിക്ക പാതിരിമാരെ നാടുകടത്തിവിട്ടു പരിഷ്കരിക്കപ്പെട്ട പ്രൊട്ടസ്റ്റാൻഡു മതസംബന്ധമായ നടപടികൾക്ക് ഇഷ്ടപ്പെടാത്ത റോമൻ കത്തോലിക്കന്മാർക്ക് അപരാധം നിശ്ചയിക്കുകയും ജയിലിൽ വയ്ക്കുകയും അഞ്ചു മൈലിനുമേൽ പൊയ്ക്കൂടാ എന്ന് നിബന്ധന ചെയ്യുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി നാലാം സംവത്സരത്തിൽ കത്തോലിക്ക മതസ്ഥന്മാർ തൻ്റെ കുട്ടികളെ അന്യദേശങ്ങളിൽ പഠിക്കുന്നതിലേക്ക് അയച്ചുകൂടാ എന്നും ആയിരത്തി എഴുന്നൂറ്റി ഒൻപതാം വർഷത്തിൽ കത്തോലിക്ക കുട്ടികൾക്ക് അവരുടെ മതസ്ഥർ പാഠം ചൊല്ലിക്കൊടുത്തുകൂടാ എന്ന് നിബന്ധന ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മൂന്നാം വർഷത്തിൽ കത്തോലിക്ക മതത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റായി വരുന്നവർക്ക് മാത്രമേ തന്റെ പിതുരാർജിത സ്വത്തിന് അവകാശമുള്ളൂ എന്നും കത്തോലിക്ക കുട്ടികൾക്ക് യാതൊരു നിബന്ധന സംബന്ധനമില്ലെന്നും പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരായാൽ തന്റെ പിതൃസ്വത്തിന് അവകാശമില്ലെന്നും കത്തോലിക്കന്മാർ കൃഷിയിൽ ഒരു ഭാഗം ആദായം കിട്ടത്തക്കവണ്ണമേ കൃഷി ഇറക്കാവൂ എന്നും അധികമാദായം എടുത്താൽ അതിനെ തെരിയപ്പെടുത്തുന്ന പ്രൊട്ടസ്റ്റന്റുകാരന് ആ നിലത്തിനെ ഒഴിഞ്ഞുകൊടുത്തു കൊള്ളണമെന്നും കത്തോലിക്കന്മാർ അഞ്ചു പൗണ്ടിലധികം വില പിടിക്കുന്ന കുതിരകളെ ഉപയോഗിച്ചു പോകരുത് എന്നും ഒരു വേള പത്ത് പൗണ്ട് വിലയുള്ളതിനെ ഉപയോഗിച്ചു പോയാൽ ആ വിവരത്തിനെ അറിയിപ്പിക്കപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് മതസ്ഥന് ആ കുതിരയെ അഞ്ച് പൗണ്ട് വിലയ്ക്ക് കൊടുത്തുകൊള്ളണമെന്നും സ്കോട്ട്ലാൻഡ് ദേശത്ത് ആയിരത്തി അറുന്നൂറ്റി എഴുപതാം വർഷത്തിൽ ഉത്തരവ് കൂടാതെ പ്രസംഗിച്ചുകൂടാ എന്നും ചട്ടമുണ്ടാക്കി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലാം വർഷത്തിൽ ന്യായം പറയുന്ന അഡ്വക്കേറ്റന്മാരെ നാടുകടത്തിവിട്ടു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടിൽ മലയിൽ ഇരുന്ന ഐലൻഡർമാരെ വരുത്തി അവരുടെ ഇഷ്ടം പോലെ ജനങ്ങളെ കൊല്ലുകയും മോഷ്ടിക്കുകയും തീ കൊളുത്തുകയും ചെയ്യുന്നതിനും അനുവാദം കൊടുത്തു ആയുധപാണികളായ എണ്ണായിരം ഐലൻഡർമാരെ സ്കോട്ട്ലാൻഡ് വടക്കു ഭാഗത്തുള്ള ഗ്രാമത്തിൽ പ്രവേശിപ്പിച്ചു അവർ അപ്രകാരം ചെന്ന് ജനങ്ങളുടെ സ്വത്തുക്കളെ അപഹരിക്കുകയും സ്ത്രീകളെ നഗ്നകളാക്കി അനേകം അക്രമങ്ങൾ ചെയ്യുകയും രണ്ടുപേരെ ഒന്നിച്ചു കെട്ടി രണ്ടുപേരുടെയും പെരുവിരലുകളെ ഒന്നിച്ചു ചേർത്ത് മുറുക്കി മരത്തിൽ തൊങ്ങലിടുകയും ഒരു പെൺപിള്ളയെ ജപാലയ പ്രധാനമന്ത്രിയുടെ വീട്ടിനകത്തുള്ള തവള മുതലായ ജന്തുക്കൾ നിറഞ്ഞ ഒരു വലിയ പള്ളത്തിൽ എടുത്തു തള്ളിക്കളയുകയും ഒരു സ്ത്രീയുടെ വിരലുകളെ വളരെ നേരം വരെ തീക്കുറ്റി കൊണ്ട് ചുടുകയും ഈ ഉപദ്രവങ്ങളെ സഹിക്കാൻ വഹിയാതെ അവൾ ചില ദിവസങ്ങൾ കൊണ്ട് മരിച്ചു പോകുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് തർക്വാമെഡ എന്നവൻ അധികാരം നടത്തിയ പതിനെട്ട് സംവത്സരത്തിനകം ക്രിസ്തുമത വിരോധികളായ പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ കൊല്ലുകയും തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ആളുകളുടെ സ്വത്തുകളെ അപഹരിച്ച് അവരെ ജീവപര്യന്തം ജയിലിലിടുകയും ചെയ്തു എന്ന് ഹിസ്റ്ററി ഓഫ് ഇൻക്വിസിഷൻ എന്ന പുസ്തകത്തിൽ doctor W H Rule volume ഒന്ന് പേജ് നൂറ്റി അൻപതിൽ വിസ്താരമായിട്ട് പറയുന്നുണ്ട് ഡബ്ല്യു എച്ച് റൂളിൻ്റെ അതേ പുസ്തകത്തിൽ ചലമാൻക എന്ന ദിക്കിൽ ജൂതമതസ്ഥാഭിപ്രായ പറ്റി പറയുന്നു എന്നും ആറായിരം ശാസ്ത്രങ്ങളെ തീയിലിട്ടു ചുട്ടു എന്നും കാണാൻ സാധിക്കും കൂടാതെ Draper's conflict of religion and science എന്ന പുസ്തകത്തിൽ പേജ് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ താളിൽ ഇപ്രകാരം പറയുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തൊന്നാം വർഷത്തിൽ ആൻഡ്രൂ ലൂഷിയായിൽ നാലാമത് പോപ്പിച്ചിക്സ് എന്നവനാൽ നിയമിക്കപ്പെട്ട വിചാരണ സഭക്കാർ രണ്ടായിരം പേരെ ജീവനോടെ തീയിലിട്ട് കൊല്ലുകയും പതിനേഴായിരം പേർക്ക് അപരാധവും ജീവപര്യന്തം ദണ്ഡനവും വിധിക്കുകയും ചെയ്തു ഹംഗറി എന്ന ദിക്കിൽ കിഷ്കാവുസെട്ട് എന്നവൻ പിക്ടാസ് എന്നൊരു വകക്കാരെ കൊല ചെയ്തു ജർമ്മനി ദേശത്തിൽ പ്രൊട്ടസ്റ്റന്റ് മതത്തെ ഉണ്ടാക്കിയ ലൂതർ എന്നയാൾ കള്ളന്മാരെ കഴുവേറ്റുന്ന പോലെ ഗുരുക്കന്മാരായ പോപ്പന്മാരെ എല്ലാവരെയും കൊന്നു അവരുടെ രക്തത്തിൽ ഇനി എപ്പോഴാണ് കൈകഴുകയെന്ന് വ്യസനിച്ചു സ്പാനിഷ് ഇൻക്വസിഷൻ ലാ മെയ്സ്ട്രി പേജ് അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ എഴുതിയ ഈ പുസ്തകത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ആർച്ച് ബിഷപ്പ് ഉഷരി എന്ന പ്രൊട്ടസ്റ്റന്റു മത പാതിരി തനിക്ക് തനിക്ക് തുല്യന്മാരായ പതിനൊന്ന് ബിഷപ്പുകൾ കൈയെഴുത്തിട്ട ഒരു പത്രത്തിൽ റോമൻ കത്തോലിക്ക പോപ്പുകളോട് ക്ഷമ കാട്ടുന്നത് മഹാപാതകമായിട്ടുള്ളതാണെന്ന് എഴുതി വായിച്ചു നാക്സ് എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ കത്തോലിക്ക ഗുരുക്കന്മാരെയും രാജസ്ത്രീയെയും ജനങ്ങൾ നിർബന്ധമായി കൊല്ലണമെന്ന് പറഞ്ഞു ഇംഗ്ലീഷു പാർലമെന്റ് സഭക്കാരും ദൈവമഹിമയെ പ്രസിദ്ധമാക്കുന്നതിലേക്ക് ബലാത്കാരം ചെയ്യുന്നത് ശരിയായിട്ടുള്ളതെന്നും സ്കോട്ട്ലാൻഡ് പാർലമെന്റിൽ വിഗ്രഹാരാധന ചെയ്യും കത്തോലിക്കന്മാരെ കൊല്ലുന്നത് പ്രൊട്ടസ്റ്റന്റ് മത നിർബന്ധമാണെന്നും പറഞ്ഞു അക്കാലത്തെ പാർലമെന്റുകാരുടെ മാതിരികളെ നോക്കുവിൻ ഇപ്പോഴത്തെ പാർലമെന്റുകാർ ഇപ്രകാരം ചെയ്യുവാൻ തുനിയുമോ ഇങ്ങനെ അക്രമങ്ങൾ ചെയ്യുവാൻ ഇപ്പോൾ ചട്ടമുണ്ടോ ഇപ്പോൾ ഇംഗ്ലീഷ് പാർലമെന്റ് എത്രയോ പരിഷ്കാരമായി പോയി ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപതാം വർഷം എട്ടാമത് ഹെൻറിക്ക് മന്ത്രിയായിരുന്ന ഗ്രാംനർ എന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ തൻ്റെ മതത്തിൽ വരാത്ത അഞ്ചു പുരുഷന്മാരെ കൊല്ലുകയും ഒരു സ്ത്രീയുടെ വിരലിൽ എണ്ണത്തുണി ചുറ്റി തീ കൊളുത്തുകയും ചെയ്തു students history of England Hume എന്ന വ്യക്തി എഴുതിയ ഈ പുസ്തകത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആൽവ താൻ പരായനം പരിപാലനം ചെയ്ത നാലഞ്ചു സംവത്സരത്തിനുള്ളിൽ പതിനെണ്ണായിരം പേരെ കൊന്നു എന്ന മിടുക്കു പറഞ്ഞു ഒരു വർഷത്തിൽ എണ്ണായിരം പേർ ദഹിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു പാരീസ് പട്ടണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാം വർഷം ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഹിയൂർക്നോട്ട് എന്ന ഒരു വക ആളുകളിൽ ആയിരത്തി നാനൂറ് പേരെ ഓടിച്ചുകൊണ്ട് രാജാവ് തൻ്റെ അരമനയിലെ ജയിലിൽ ജനലിൽ ഇരുന്നു കൊണ്ട് ബാണപ്രയോഗം ചെയ്ത് അവരെ പക്ഷികളെ കൊല്ലും പോലെ കൊന്നു ഇത്രയും ദണ്ണിപ്പിച്ചിട്ടും ക്രിസ്ത്യാനിയാകാത്തവരെ പിടിച്ച് നന്നായി കെട്ടി വേദനയായ യന്ത്രത്തിനകത്ത് ചെലുത്തി അവരുടെ വായികളിൽ വിരിഞ്ഞ വായുള്ള കുഴലുകളെ തിരുകി നിർത്തി അതിൽ കൂടി തൊണ്ണയിലിറങ്ങത്തക്കവണ്ണം ദ്രാക്ഷാരസം കുമുകുമിനെ ഒഴിച്ചു കഷ്ടപ്പെടുത്തുകയും മുഴുവനും നഗ്നന്മാരാക്കി അസംഖ്യം അപമാനങ്ങളെ തല കാൽ വരെ കുണ്ടുദൂഷികളെ കുത്തിച്ചെരുകി പേനാക്കത്തി കൊണ്ട് വെട്ടി തീയിലിട്ട് നല്ലവണ്ണം പഴിപ്പിച്ച് പറ്റുകുരടുകൊണ്ട് അവരുടെ മൂക്കുകളെ പറിച്ചെടുത്തു കളകയും ചെയ്തു ഇപ്രകാരം നടന്ന അന്യായങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഇത്രമാത്രം എന്ന് പറഞ്ഞാൽ അവസാനിക്കയില്ല ഇവിടെ വളരെ ചുരുക്കമായിട്ട് എഴുതിയതാണ് എങ്കിലും ക്രിസ്തുമതം ഇത്രത്തോളം വർദ്ധിച്ചു വന്നതിൻ്റെ കാരണങ്ങൾ നല്ലതിൻവണ്ണം തെളിവായല്ലോ സഹിപ്പാൻ വഹിയാത്ത ഇങ്ങനെയുള്ള ഹിംസകളെ ചെയ്താൽ ആരാണ് ചേരാതിരിക്കുന്നത് മരണഭയമുള്ള എല്ലാവരും തീരുക തന്നെ ചെയ്യും അല്ലാതെ ഇതര മതങ്ങളെയും ക്രിസ്തുമതത്തെയും ആരാഞ്ഞു നോക്കി ഗുണദോഷങ്ങളെ അറിഞ്ഞ് ക്രിസ്തുമതം തന്നെ നല്ലതെന്ന കൂടി യാതൊരുത്തരും ആ മതത്തെ സ്വീകരിച്ചിട്ടില്ല ഈ ദേശത്തെ മഹമ്മദീയർ എത്രയോ അക്രമങ്ങളെ ചെയ്താണ് ഹിന്ദുക്കളെ അവരുടെ മതത്തിൽ ചേർത്തത് എങ്കിലും ക്രിസ്ത്യന്മാർ ചെയ്തിട്ടുള്ളതിൽ ലക്ഷത്തിലൊരംശം പോലും ആകയില്ല അത് എന്നാൽ ഇക്കാലങ്ങളിലോ യൂറോപ്പിലും അമേരിക്കയിലും ബൈബിളിനു വിരോധമായി ഭൂഗോളശാസ്ത്രം ശാസ്ത്രം തർക്കശാസ്ത്രം ഗണിതശാസ്ത്രം വൈദ്യശാസ്ത്രം മുതലായ വിദ്യകൾ നല്ലപോലെ അഭ്യസിച്ച് തർക്കശാസ്ത്രം മുഖേന വാസ്തവം ഇന്ന പ്രകാരമെന്ന് അറിഞ്ഞതിനാൽ ക്രിസ്തുമതം മറ്റുള്ള മതത്തിൽ നിന്ന് എഴുതിയെടുത്ത കെട്ടുകഥയാണെന്ന് നിശ്ചയമായതു കൊണ്ട് ബൈബിളിനെ കുറിച്ചുണ്ടായ ദുരഭിമാനം വിട്ടുപോകുകയും ചെയ്യുകയാൽ ചട്ടങ്ങളെ ഏർപ്പെടുത്തി പക്ഷപാതം കൂടാതെ ജനങ്ങളെ രക്ഷിച്ചു വരികയും അതുകൊണ്ട് ആംഗ്ലീയ ഗവൺമെന്റ് രാജ്യഭരണത്തിൽ ഉൾപ്പെടെ എല്ലാ ജനങ്ങൾക്കും ന്യായം സമമായിട്ടു ലഭിക്കുകയും ഈ വിധം നാഗരീകം വർദ്ധിച്ചു വരുന്തോറും ക്രിസ്ത്യന്മാരുടെ ദുർഭാഗ്യങ്ങളെല്ലാം സൂര്യോദയത്തിങ്കൽ ഹിമഗണങ്ങളെ പോലെ ഓടിപ്പോകയും മുമ്പിലത്തെ അന്യായങ്ങളും ഹിംസകളും ഇപ്പോൾ ചെയ്യുവാൻ വഹിയാത്തത് കൊണ്ട് പാതിരിമാർ ദ്രവ്യം പ്രത്യക്ഷഭോഗ വസ്തുക്കൾ ഇവകളെ ഉപയോഗിച്ച് ക്രിസ്ത്യന്മാരാക്കുകയും ക്രിസ്തുവിനെയും തൻ മതത്തെയും നമ്മുടെ കൂട്ടുകാർ വിശ്വസിക്കാത്തത് കൊണ്ട് തടുക്കാൻ കഴിയാത്ത ഏതോ വലിയ ആപത്തിൽ അകപ്പെട്ടു വലയുന്നതുപോലെയും അവർ ഇതിനെ കണ്ടു വ്യസനിച്ച് ഉപദേശിക്കുന്നതായിട്ടും വിശ്വസിപ്പിച്ച് ക്രിസ്ത്യന്മാരായാൽ തീ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പോലെയും ക്രിസ്ത്യന്മാരായവരെല്ലാവരും രക്ഷപ്പെട്ടു പോയതായിട്ടും നടിച്ചുകൊണ്ട് പാതിരിമാർ തേൻ പോലെയും പാല് പോലെയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ അടുക്കൽ ന്യായം ദയ മുതലായ ഗുണങ്ങൾ അല്പമെങ്കിലും ഉണ്ടെന്ന് വിചാരിപ്പാൻ പാടില്ല ഇനിയും പാതിരിമാർ യൂറോപ്യന്മാരുടെ നാഗരീകത്തിന് നീതിയും ക്രിസ്തുമതമാണ് കാരണമെന്ന് മടികൂടാതെ പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്നുള്ളതിലേക്ക് മുൻകാണിച്ച അന്യായങ്ങളും ഹിംസകളും നാഗരീകത്തിനും നീതിക്കും കാരണമായ ബൈബിളിന് മുഴുവനും വിരോധമാകുന്നു എന്നും അവകളിരുന്ന പുസ്തകശാലകളോടുകൂടി തീയിട്ട് ചുടുകയും അതുകളെ പഠിച്ചറിഞ്ഞവരായ എല്ലാ പാതിരിമാരെയും ജയിലിലിരുത്തിയും ഹിംസിച്ചും കൊണ്ടും ചെയ്തിട്ടുള്ളതും തന്നെ സാക്ഷികളാകുന്നില്ലയോ ഇപ്രകാരം സത്യസന്ധമായ രീതിയും ദയാകാരുണ്യം ഇവ കൊണ്ടും ഒന്നുമല്ല ക്രിസ്തുമതം വളർന്നത് മറിച്ച് ഹിംസ കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു ക്രിസ്തുമതം എന്നും ശാസ്ത്രങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എതിരാണ് എന്നുള്ളതും സത്യമാണല്ലോ ദ്വാർക്മേഡ എന്ന ആൾ ഹീബ്രൂവിൽ എഴുതിയിരുന്ന ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു ചാൽമാൻക എന്ന ദേശത്ത് ആറായിരം ശാസ്ത്രപുസ്തകങ്ങളെ ചുടുകയും സ്പാനിയാവിൽ ശാസ്ത്രങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിലേക്ക് ഉത്സാഹിച്ചവരായ നൂറ്റി പത്തൊൻപത് ശാസ്ത്രജ്ഞന്മാരെ ജയിലിൽ കൊണ്ടിട്ട് കൊല്ലുകയും ഫ്രാൻസിൽ രസവാദ ശാസ്ത്രങ്ങളും മറ്റുള്ള ശാസ്ത്രങ്ങളും പഠിച്ചുകൂടാ എന്ന് ക്രിസ്തുമത വിരോധമായ ഏതു പുസ്തകങ്ങളെയും ക്രിസ്തുമത പ്രധാനിയുടെ ഉത്തരവ് കൂടാതെ അടിച്ചുകൂടാ എന്നും ഉത്തരവുണ്ടാക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപതാം വർഷത്തിൽ ഒരു തർക്കശാസ്ത്രിയെ ദലൂസ എന്ന ദിക്കിൽ നാക്കിനെ പറിച്ചു കൊല്ലുകയും ചെയ്തല്ലോ ഇനിയും അനേകമുണ്ട് സമയം പോരാഞ്ഞതിനാൽ ഞാൻ നിർത്തുന്നു മേൽ വിവരിച്ച പ്രബല ന്യായങ്ങളെ കൊണ്ട് പിതാവ് പുത്രൻ പവിത്രാത്മാവ് ഇവ ദൈവലക്ഷണമുള്ളവരല്ലെന്നും ക്രിസ്തുവിൻ്റെ പാപബലിയും വിശ്വാസവും മുക്തി സാധനമാകയില്ലെന്നും മുക്തിലക്ഷണവും പാപികൾ നിത്യനരകത്തെ അനുഭവിക്കുമെന്നുള്ളതും അല്പം പോലും ചേരുന്നവയല്ലെന്നും ബൈബിൾ അപ്രമാണമാണെന്നും മറ്റും നല്ലതിൻ വണ്ണം സാധിക്കപ്പെട്ടിരിക്കുന്നു ഇനി ചിലർ പല ദൂഷണങ്ങളെയും ന്യായങ്ങളെയും വിളിച്ച് വിളിച്ചെഴുന്നള്ളിച്ചുകൊണ്ട് ഇതിലേക്ക് മറുപടി വിടുന്നു എന്നു വരികിൽ നാം എന്തു ചെയ്യും കമന്നു വീണ് മുഖം ഭൂമിയിൽ തല്ലിയിട്ടും മീശയിൽ മണ്ണ് പുരണ്ടില്ലെന്നും ഡീക്കു പറയുന്നവർക്ക് മനസ്സിലൊന്നും വാക്കിലൊന്നുമായിട്ട് ശമ്പളത്തിനു വേണ്ടി കിടന്നു മാറത്തടിക്കുന്നവരുമായ ഈ കൂട്ടരോട് എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാൽ തന്നെ എന്താ ഈ അസംബന്ധങ്ങളെയൊക്കെ തള്ളിയേച്ച് ന്യായമാർഗമായിട്ട് ഖണ്ഡിച്ച് വ്യവഹരിച്ച് സ്ഥാപിക്കുന്നു എന്നു വരികിൽ ആ അഭിപ്രായത്തിൽ നാമും ചേർന്നുകൊള്ളുന്നതിലേക്ക് തയ്യാറാണ് ക്രിസ്തുമതം ഇന്ന സ്ഥിതിയിലുള്ളതാണെന്ന് ഇതിനെ വായിക്കുന്നവർക്ക് അറിവ് കിട്ടും അതുകൊണ്ട് മലയാളികളായ ഹിന്ദുക്കൾക്ക് ഇത് ഏറ്റവും ഉപകാരമായി ഭവിക്കുമാറാകണമെന്ന് എൻ്റെ അത്യാഗ്രഹം ശബലമായി ഭവിക്കുന്നതിലേക്ക് സാക്ഷാൽ പരമശിവന്റെയും പുരാതന മഹാത്മാക്കളുടെയും സജ്ജനങ്ങളുടെയും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉത്സാഹിച്ചു കൊണ്ടിരിക്കുന്നവരായ ഗുരുക്കന്മാരുടെയും പൂർണ്ണാനുഗ്രഹത്തെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു അല്ലയോ ഹിന്ദുക്കളെ നിങ്ങൾ ദയവു ചെയ്ത് ഈ പുസ്തകത്തെ കൂടി ആദ്യം തുടങ്ങി അവസാനം വരെയും വായിച്ചു മനസ്സിലാക്കുകയും ഇതിൽ കാണിച്ചിട്ടുള്ള ന്യായങ്ങളാൽ ക്രിസ്തുമതം ഛേദിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നല്ലതിൻ വണ്ണം ചിന്തിച്ചു നോക്കുകയും ചെയ്യുവിൻ അവർ നിങ്ങളെ അവരുടെ ക്രിസ്തുമതത്തിൽ ചേർക്കുന്നതിലേക്ക് ഉത്സാഹിച്ചു വന്ന് വാദിക്കുമ്പോൾ ആ വാദങ്ങളെ ഒക്കെയും നല്ല പ്രബല ന്യായങ്ങളെ കൊണ്ട് ഖണ്ഡിച്ചു വിട്ടും കളഞ്ഞ് പരിപൂർണ ദൈവമായിരിക്കുന്ന പരമശിവനെ ഭജിച്ച് സൽഗതിയെ പ്രാപിക്കുവാനായി ഭവിപ്പിൻ ഇനിയും അടുത്തതുപോലെ നമുക്ക് കാണാം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആരാധ്യനായ ചട്ടമ്പി സ്വാമികൾ തൻ്റെ ക്രിസ്തുമതഛേദനം എന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇനി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ശ്രീമദ് വിദ്യാനന്ദ തീർത്ഥപാദർ എഴുതിയ ഭാഗത്തിൻ്റെ ഏതാനും വരികൾ നമുക്ക് ശ്രദ്ധിക്കാം ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോഴും പാതിരി പ്രസ്ഥാനം പൂർവാധികം ശക്തിപ്പെടുക തന്നെ ചെയ്തു ക്ഷേത്രാരാധനയ്ക്ക് പോകുന്ന ഭക്തന്മാരായ ഹിന്ദുക്കളെ ചട തടഞ്ഞു നിർത്തി പിശാചിനെ തൊഴാൻ പോകരുതെന്നും സത്യദൈവമായ ദൈവത്തെ വിശ്വസിച്ച് തങ്ങളുടെ മതത്തിൽ ചേരണമെന്നും പാതിരിമാർ ധൈര്യമായി പ്രസ്താവിക്കുമായിരുന്നു അവരുടെ പ്രഖ്യാപനത്തെ എതിർക്കുന്നതിനോ നിരുത്സാഹപ്പെടുത്തുന്നതിനോ അന്ന് ഹിന്ദുക്കളിൽ ആരും തന്നെ മുന്നോട്ട് വന്നില്ല ആ ചുറ്റുപാടിലാണ് പരമഭട്ടാര ശ്രീ ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്ന പേരുവെച്ച് ക്രിസ്തുമതഛേദനം എന്ന പുസ്തകമെഴുതി അച്ചടിച്ച് പ്രസിദ്ധിപ്പെടുത്തിയത് ഏറ്റുമാനൂർ ഉത്സവത്തിന് കൂടുന്ന ഹിന്ദുക്കളെ സുവിശേഷം പ്രസംഗം കേൾപ്പിക്കാൻ അന്ന് കോട്ടയത്ത് നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വരിക പതിവായിരുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ കാളിക്കാവ് നീലകണ്ഠപിള്ള എന്ന മാന്യനെ ക്രിസ്തുമതച്ഛേദനം എഴുതിക്കൊടുത്ത് പഠിപ്പിച്ച് ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്തിൽ വെച്ച് ആദ്യമായി സ്വാമി തിരുവടികൾ പ്രസംഗിപ്പിച്ചു തുടർന്ന് ടി നീലകണ്ഠപിള്ളയും കരുവ കൃഷ്ണനാശാനും കേരളമൊട്ടുക്ക് സഞ്ചരിച്ച് ക്രിസ്തുമതഛേദനത്തിലെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് പാതിരി പ്രസ്ഥാനത്തെ കുറേയെല്ലാം സ്തംഭിപ്പിച്ചു മാനസിക പരിവർത്തനം കൊണ്ടല്ല ലൗകിക പ്രലോഭനങ്ങൾ കൊണ്ടാണ് ഹിന്ദുവർഗത്തിൽപ്പെട്ട ഹരിജനങ്ങളും മറ്റും ക്രിസ്തുമതത്തിലേക്ക് മാറാൻ നിർബന്ധിതരായതെന്ന ഈ പ്രസ്താവന കൊണ്ട് മനസ്സിലാക്കാവുന്നതാണല്ലോ മതപ്രചാരത്തേക്കാൾ സ്വസമുദായ വികാസമാണ് ക്രിസ്തുമത പ്രചാരകന്മാരുടെ ലക്ഷ്യമെന്നുകൂടി ന്യായമായി ഊഹിക്കാവുന്നതാണ് ഇങ്ങനെ ഹിന്ദുക്കൾ അന്യമതത്തിൻ്റെ പേരിൽ അന്യസമുദായത്തിൽ ലയിക്കുന്നതിന് അന്നത്തെ സവർണ ഹിന്ദുക്കളും കുറേയെല്ലാം കാരണക്കാരായിരുന്നിട്ടുണ്ട് എന്ന് സൂചനകളുമുണ്ട് ഇതാ മറ്റൊരു വരി ക്രിസ്തുമതത്തെ ഗണ്ണിക്കണമെന്ന് മാത്രമല്ല ആ ആ മതത്തിലെ നല്ല തത്വങ്ങൾ ഹിന്ദുക്കളും മനസ്സിലാക്കുകയും അത് ഹിന്ദുമതവും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുകയും വേണമെന്ന് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ ഗ്രന്ഥപ്രസിദ്ധീകരണം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു അതിനാൽ ആ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗം ക്രിസ്തുമത സാരമായിട്ടും രണ്ടാം ഭാഗം ക്രിസ്തുമത നിരൂപണമായിട്ടുമാണ് അദ്ദേഹം എഴുതിയത് ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുമത തത്വങ്ങളുടെ ചുരുക്കം ഭംഗിയാം വണ്ണം ക്രിസ്തുമത സാരത്തിൽ അതായത് ക്രിസ്തുമത ഛേദനത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ഭാരതീയ ദാർശനിക ദൃഷ്ടിയിൽ കൂടി ആ തത്വങ്ങളെ നിരൂപണം ചെയ്യുകയാണ് രണ്ടാം ഭാഗത്തിൽ ചട്ടമ്പി സ്വാമികൾ ചെയ്തിരിക്കുന്നത് അന്നത്തെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷത്തിനും ക്രിസ്തുമത തത്വങ്ങളെക്കുറിച്ച് ശരിയായ ബോധമില്ലായിരുന്നു ബൈബിളിലെ കുറേ കഥകളും ഉപദേശങ്ങളും കാണാതെ പഠിക്കുക മാത്രമേ അക്കൂട്ടർ അന്ന് ചെയ്തിരുന്നുള്ളൂ അതുകൊണ്ട് ക്രിസ്തുമതത്തിലെ സിദ്ധാന്തങ്ങളും ആചാരാനുഷ്ഠാനക്രമങ്ങളും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല അതിനാൽ ക്രിസ്തുമതസാരം അവർക്കുകൂടി വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതായത് ക്രിസ്തുമതഛേദനം എന്ന പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുമത സാരത്തിൽ നിന്നാണ് പല ക്രിസ്ത്യാനികളും ബൈബിളിനെ കുറിച്ച് കൂടി പഠിക്കുന്നത് എന്ന് ചുരുക്കം അതുപോലെ അന്നത്തെ കേരളത്തിലെ ഹിന്ദുക്കളിൽ വളരെയധികം പേർക്കും ഹിന്ദു മത തത്വങ്ങളെയും അറിയുവാൻ പാടില്ലായിരുന്നു മിഷണറിമാർ ഹിന്ദുമത തത്വങ്ങളെ നിരൂപണം ചെയ്ത് നിന്ദിക്കുമ്പോൾ അതിനു സമാധാനം പറയുവാൻ അന്നത്തെ ഹിന്ദു സമുദായത്തിന് അല്പം പോലും കഴിവില്ലായിരുന്നു അതിനാൽ ഹിന്ദുമതബോധമുണ്ടാക്കുവാനും പാതിരിമാരുടെ വാദങ്ങൾക്ക് സമുചിതമായി മറുപടി പറഞ്ഞ് അവരുടെ മതം മാത്രമേ സത്യവും പരിശുദ്ധവുമായിട്ടുള്ളൂ എന്ന വാദത്തെ തകർക്കാനുമായിട്ടാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ ഇപ്രകാരം ഒരു ഗ്രന്ഥം ക്രിസ്തുമത ചേതനം എന്ന പേരിൽ എഴുതിയത് അതിനുവേണ്ടി ശ്രീ ചട്ടമ്പിസ്വാമികൾ തന്നെ തിരഞ്ഞെടുത്തത് കാളിയാങ്കൽ നീലകണ്ഠ പിള്ളയെയും കരുവ കൃഷ്ണനാശാനെയുമായിരുന്നു തിരുവിതാംകൂറിൽ കോട്ടയത്ത് നിന്ന് വടക്കോട്ട് നീലകണ്ഠപിള്ളയും കോട്ടയത്ത് നിന്ന് തെക്കോട്ട് കൃഷ്ണനാശാനും മതപ്രസംഗത്തിന് നിയോഗിക്കപ്പെട്ടു കുറിച്ച് പ്രസംഗിക്കുകയും ആ തത്വങ്ങളിലും ഹൈന്ദവ പുരാണങ്ങളിലും ക്രിസ്ത്യൻ പാതിരിമാർ പുറപ്പെടുവിക്കാറുള്ള ആക്ഷേപങ്ങൾക്കും സമുചിതമായ സമാധാനം പറഞ്ഞ് ഹിന്ദുമത വൈശിഷ്ട്യം സ്ഥാപിക്കുകയുമായിരുന്നു ആ പ്രസംഗങ്ങളിലെ എല്ലാം തന്നെ ഉദ്ദേശ്യം ഇപ്രകാരം ഭാരതീയ ചിന്താധാരകളിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ ഓരോ വേദ വേദാംഗ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ വരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്നും കേരളത്തിൽ അനവരതം അതുപോലെ കേരളത്തിൻ്റെ വെളിയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ധാരാളമായി ക്രിസ്ത്യൻ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിലേറ്റവും ദുഃഖകരമായ വസ്തുത ഹിന്ദുവിന് ഹൈന്ദവ തത്വങ്ങളുടെയും സനാതനധർമ്മ മൂല്യങ്ങളുടെയും വിവരങ്ങളോ വിജ്ഞാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഭാരതീയ ചിന്താധാരകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു നൂറു വർഷങ്ങൾക്ക് മുൻപ് ചട്ടമ്പി സ്വാമികളുടെ കാലത്ത് ഭാരതീയരെ അധിക്ഷേപിച്ചിരുന്നത് പോലെ തന്നെ മറ്റൊരു വിധത്തിൽ അധിക്ഷേപിച്ചും അതുപോലെ തന്നെ പ്രലോഭിപ്പിച്ചും ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന തത്വങ്ങളായ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും അവയിലെല്ലാം ക്രിസ്തുവിനെ തന്നെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്ന രീതി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്നുണ്ട് അത് ഓരോ ഭാരതീയനും ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകത്തെക്കുറിച്ച് മന്നത്തു പത്മനാഭൻ പറഞ്ഞിരിക്കുന്ന വരികളും ശ്രദ്ധിക്കുക ക്രിസ്ത്യൻ ഉപദേശിമാരുടെ ഹിന്ദുമത വിദ്വേഷ പ്രസംഗം കേട്ട് ദുസ്സഹനായി യുക്തിവാദികളിൽ അഗ്രഗണ്യനായ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമതച്ഛേദനം എന്നൊരു വിശിഷ്ട ഗ്രന്ഥം എഴുതി പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കി കരുവ കൃഷ്ണനാശാൻ എന്നൊരു ഈഴവ പ്രമാണിയും കാളിയാങ്കൽ നീലകണ്ഠപിള്ള എന്നൊരു നായർ പ്രമാണിയും പല പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രസംഗങ്ങൾ ഉപദേശിമാരെ ഓടിക്കത്തക്കതായിരുന്നു അന്നത്തെ കാലത്ത് അത്രയും ഉജ്ജ്വലമായ ഒരാവശ്യമായിരുന്നു ക്രിസ്തുമതഛേദനവും അതിൻ്റെ പഠനവും ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമതഛേദനം എന്ന പുസ്തകത്തെക്കുറിച്ച് ബോധേശ്വരൻ ഇപ്രകാരം എഴുതുന്നു ഈ രാജ്യത്തെ ക്രിസ്തുമത പ്രചാരണം സ്വാമിയിലുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയണമെന്നുള്ളവർക്ക് ക്രിസ്തുമതഛേദനം ഒന്ന് വായിച്ചിരുന്നാൽ അത് സാധിക്കുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും തദ്വാര ഭാരതത്തെയും സംരക്ഷിക്കണമെന്നുള്ളവർക്ക് ഈ രാജ്യത്ത് വിദേശീയ മതങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സമചിത്തതയോടെ കഴിഞ്ഞു പോകുവാൻ ഒക്കുന്നതല്ലോ സ്വാമിയുടെ ചെറുപ്പകാലത്ത് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലത്ത് രചിക്കപ്പെട്ട ഈ കൃതി എന്ന ക്രിസ്തുമത ഛേദനം ഭാരതീയ ദാർശനികന്മാരുടെ വീക്ഷണകോടിയിൽ കൂടി ഒരു മതപ്രമാണത്തെ സമീപിക്കുന്ന സമ്പ്രദായത്തിൽപ്പെട്ടതാണ് ക്രിസ്തുമതഛേദനം എന്ന ഗ്രന്ഥത്തിൽ ദ്വേഷബുദ്ധി ദർശിച്ച ഒരു സംശയാലുവിന് സ്വാമികൾ നൽകിയ മറുപടി ഇതാണ് ആദർശം അനുസരിച്ച് മാത്രമാണ് ഞാൻ അതിനെ ഛേദിച്ചിട്ടുള്ളത് എല്ലാത്തിനെയും പരിശോധിക്കണമെന്ന് നല്ലതിനെ മുറുക്കി പിടിക്കണമെന്നും ഭാരതീയർ ചിന്തിക്കാറുണ്ട് പറയാറുണ്ടത് അത് അവരുടെയും നമ്മുടെയും പ്രമാണമാണ് അതുപോലെ ഞാനും പരിശോധിച്ചു ഒരു വസ്തുവിൻ്റെ അന്തർഭാഗത്ത് കിടക്കുന്നവയെ പരിശോധിക്കണമെങ്കിൽ ഛേദിക്കാതെ എന്താ നിവൃത്തി ബീജം കണ്ടെത്തണമെങ്കിൽ ഫലം പൊട്ടിച്ചു തൊണ്ടുമാറ്റി നോക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എൻ്റെ ഛേദനം അധികം ഉപകാരമായി ഭവിച്ചത് അവർക്കാണ് തന്നെത്താനെ അറിയാൻ അത് പലർക്കും ഉപകാരപ്പെട്ടു എന്ന് ചില ക്രിസ്ത്യൻ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുമത ചേതനത്തെക്കുറിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന വിവരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ് ഭാരതത്തിൽ രണ്ടായിരത്തി അഞ്ചാം ആണ്ടിൽ ഇരുപത് ശതമാനം ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സംഘടനകളും മിഷണറിമാരും നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ നന്മ നിറഞ്ഞ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും പരമപവിത്രമായ ഭാരതത്തിൻ്റെ സാംസ്കാരികവും സംസ്കൃതിയുടെ അന്തർലീനവുമായിരിക്കുന്ന ചൈതന്യത്തെ സംരക്ഷിച്ചുകൊണ്ടും നിരന്തരം പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതീയരായ ഹിന്ദുക്കളായ സനാതനധർമ്മത്തിൻ്റെ അവകാശികളായ നമുക്കെല്ലാവർക്കുമുണ്ട് യഥാർത്ഥത്തിൽ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും ധർമ്മശാസ്ത്രങ്ങളും സ്മൃതികളുമുള്ള ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നാം ഏതാണ്ട് എല്ലാവരും തന്നെ അജ്ഞരാണ് അവയുടെ ആന്തരിക മൂല്യങ്ങളെക്കുറിച്ചും സമകാലീന പ്രസക്തിയെക്കുറിച്ചും അറിയാതെ അവയുടെ നന്മയെക്കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക അതേ സ്ഥാനത്ത് ഭാരതീയ ചിന്താധാര എന്ന് മാത്രമല്ല ലോകത്തിലെ പുരാതനമായ ഏത് ചിന്താധാരയിലും കാണുവാൻ സാധ്യതയുള്ള പരിമിതികളും ചില അപക്വങ്ങളായ വസ്തുതകളും കഥകളും തെറ്റിദ്ധരിപ്പിക്കുമാറ് ക്രൈസ്തവർ ഹിന്ദുക്കളുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുമ്പോൾ സ്വയം തൻ്റെ ധർമ്മം നീചമാണെന്നും അന്ധവിശ്വാസമാണെന്നും അനാചാരങ്ങളുടെ സമഞ്ജസമാണെന്നും തെറ്റിദ്ധരിച്ച് സ്വയം ഹിന്ദുധർമ്മത്തെ നികൃഷ്ടമായി ചിത്രീകരിക്കുവാൻ പല പുരോഗമനവാദികളും മുമ്പോട്ട് വരുന്നു സാധാരണയായി ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ മുമ്പോട്ട് വരേണ്ടവർക്ക് ഉണ്ടായിരിക്കേണ്ട അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് യുക്തിവാദത്തിൻ്റെ പേരിലായാലും കമ്മ്യൂണിസത്തിൻ്റെ പേരിലായാലും ഭൂരിപക്ഷ വർഗീയത എന്ന പേരിലായാലും എല്ലാവിധത്തിലും ഹിന്ദുവാണ് അടി കൊള്ളുന്നത് മുഹമ്മദ് ഗസ്നിയുടെയും ഗോറിയുടെയും കിൽജിയുടെയും തുഗ്ലക്കിൻ്റെയും ലോഡിയുടെയും അതുപോലെ ടൈമൂറിൻ്റെയും തുടങ്ങി ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും വാളിനും നിശിതമായ വിമർശനത്തിനും ക്രൂര പ്രവർത്തനങ്ങൾക്കും ഇരയായ ഭാരതീയര് ഹിന്ദുക്കളായിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് സ്വന്തം ദേശത്തിൽ ജസിയ എന്ന മതനികുതി കൊടുക്കേണ്ടി വന്ന ലോകത്തിലെ ഒരേ ഒരു ജനവിഭാഗം ഭാരതീയരായിരുന്നു എന്ന് നാം ഓർക്കണം ഇതിന് കാരണം നമ്മുടെ ധർമ്മത്തോടുള്ള അജ്ഞത നമ്മുടെ ഏകഭാവത്തിൻ്റെ കുറവ് ഐകരൂപത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ കുറവ് ഇതെല്ലാമായിരുന്നു ഇതെല്ലാം മാറി ഭാരതീയ ചിന്താധാരകളെക്കുറിച്ചുള്ള അറിവുണ്ടാകണം അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ശക്തികളുടെ പരിധികളും പരിമിതികളും നന്മകളും തിന്മകളും നാം അറിഞ്ഞിരിക്കണം ഇപ്രകാരം നന്മ തിന്മകൾ വിവേചിച്ചറിയാൻ സ്വാതന്ത്ര്യമുള്ള ഭാരതത്തിൽ നമ്മളുടെ എല്ലാ നന്മകളും മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ എതിർക്കുന്നവരെ വസ്തുതകൾ പറഞ്ഞ് അവരിലുള്ള പരിമിതികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയും തിന്മയും നിറഞ്ഞതാണ് എല്ലാ ചിന്താധാരകളും എന്ന് ബോധ്യപ്പെടുത്തി ഹിന്ദുവിനെ സംരക്ഷിക്കുകയും ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു പോയ ഓരോ ക്രിസ്ത്യാനിയെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുകയും വേണം ചട്ടമ്പി സ്വാമിമാരും നാരായണ ഗുരുക്കന്മാരും അതുപോലെ ഇന്ന് നിരന്തരമായി പ്രവർത്തിക്കുന്ന അനവധി ധാർമ്മിക ആചാര്യന്മാരുടെയും ചിന്താധാരകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും അവരുടെ പരിശ്രമത്തിൽ നിന്ന് ചിരപുരാതനമായ നിത്യനൂതനമായ ഭാരതീയ ധർമ്മം ലോകത്തിന് മുഴുവനും കൊണ്ട് വർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു നിലനിൽക്കുന്നു അത് ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ പ്രപഞ്ച ചൈതന്യം തന്നെ അതിനെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് അവതരിക്കുമെന്ന് ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി നാം എല്ലാം അപ്രകാരമുള്ള അവതാരങ്ങളുടെ അംശമായി തീരണം ഈ ധർമ്മത്തെ സംരക്ഷിക്കപ്പെടണം കഴിഞ്ഞ തലമുറ വരെ ഏത് അക്രമങ്ങൾക്കും അനീതികൾക്കും തല ചായ്ക്കാതെ മുട്ടുകുത്താതെ തലകുനിക്കാതെ ഈ ധർമ്മത്തെ സംരക്ഷിച്ചു വന്ന നമ്മളുടെ പൂർവപിതാമഹന്മാർ നമ്മൾക്ക് കൈമാറി തന്ന ഈ ദീപശിഖ അടുത്ത തലമുറയ്ക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും ഭാരതീയ ധർമ്മങ്ങളെ കുറിച്ച് കുറിച്ച് ചിന്താധാരകളെ വസ്തുതകളെ കുറിച്ച് മൂല്യങ്ങളെ കുറിച്ച് ഇരുന്ന് പഠിക്കണം പഠിച്ചത് പഠിപ്പിക്കണം നമുക്കും ആ കർത്തവ്യമുണ്ട് ഇത് മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ധരിച്ച് ആരുടെയെങ്കിലും ചുമലിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു മാറേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ചിന്താധാരകളെ സ്ഥിരമായി അചഞ്ചലമായി അത്യുജ്വലമായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹിന്ദു ധർമ്മവും ഭാരതീയ സംസ്കാരവും നീണാൾ വാഴട്ടെ അതിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിനീത പ്രണാമം സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാത് എന്ന് എപ്പോഴും ഓർക്കുക ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം പ്രകൃതി നിയമമായ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് പ്രപഞ്ച ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമായ ഞാൻ സ്വയം അവതരി ഭാരതത്തിൽ മാത്രമാണ് ഈശ്വരൻ അവതാരമായി ഇറങ്ങി വന്നിരിക്കുന്നത് മറ്റെല്ലാ ദേശങ്ങളിലും ഈശ്വരൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു അവധൂതനെയോ ഏതെങ്കിലും ഒരു പ്രോഫറ്റിനെയോ മാത്രം അയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എപ്പോഴെല്ലാം ഹിന്ദുധർമ്മത്തിന് ധർമ്മത്തിന് അപച്യുതി സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പല രൂപത്തിൽ പല ഭാവത്തിൽ പല രീതിയിൽ ഈശ്വരൻ തന്നെ വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ കർമ്മധർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള ധർമ്മസ്ഥാപനത്തിൻ്റെ ഭാഗമാണ് നാരായണ ഗുരുദേവന്റെ അവതാരവും ചട്ടമ്പി സ്വാമികളുടെ അവതാരവും ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനവധി ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് സ്വയം വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ നാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അപ്രകാരം തന്നെ ചട്ടമ്പി സ്വാമികൾ ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഉജ്ജ്വലമായ പാഠവത്തോടുകൂടി ബൈബിൾ സമ്പൂർണമായി പഠിച്ച് എല്ലാ വരികളും ഏത് സമയത്തും കോട്ട് ചെയ്യാൻ പാകത്തിനുള്ള അറിവോടുകൂടി കൂടി അനവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിപ്രസിദ്ധങ്ങളായ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ക്ഷേത്ര വിഗ്രഹത്തെയും ക്ഷേത്ര ആചാരങ്ങളെയും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളെയും നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രഭാഷണങ്ങൾ മുഴുവനും ശ്രമിച്ച് അവയ്ക്കുത്തരം പറയുവാൻ ചട്ടമ്പിസ്വാമികളെ സ്വാമികളെ പോലെ മറ്റാരും ഉണ്ടായിട്ടില്ല ബൈബിൾ സത്യവേദ പുസ്തകമാണെന്നും അതിനകത്ത് അന്ധവിശ്വാസവും അനാചാരവും ശാസ്ത്രീയമല്ലാത്തതുമായിട്ടൊന്നുമില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്ര ദർശനത്തെ പോലും അവഹേളിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിന്ദ്യമായി ക്രൂരമായി നീചമായി വിമർശിച്ചുകൊണ്ട് ഭാരതീയരായ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനികൾ നടത്തിയിരിക്കുന്ന അവഹേളനാത്മകമായ പ്രഭാഷണങ്ങൾ മുഴുവനും ശ്രമിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ചുറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ നടത്തിയിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ നീചമായ ഭാഷ്യങ്ങൾ ശ്രവിച്ചതിന് ശേഷമാണ് ചട്ടമ്പി സ്വാമികൾ ക്രിസ്ത്യാനികൾക്ക് ഉത്തരം പറയുവാൻ പാകത്തിന് അനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിയത് വസ്തുനിഷ്ഠമായി വ്യക്തമായ ഭാഷയിൽ ശാസ്ത്രീയമായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ടതാണ് സ്വയം അതിവിശാലമായ സാഗരത്തിൽ നിന്ന് അതിവിസ്തൃതമായ സാഗരത്തിൽ നിന്ന് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ശക്തിയായ ദൈവസങ്കല്പത്തിൽ നിന്ന് കൂപമണ്ഡൂകങ്ങളായി ഒരു പുസ്തകത്തെയും ഒരു ദൈവത്തെയും വൈരാഗ്യമുള്ള ദൈവത്തെയും ദേഷ്യമുള്ള ദൈവത്തെയും വാശിയുള്ള ദൈവത്തെയും സ്വീകരിക്കാൻ സ്വയം പാപികളായി ചാടിയിറങ്ങിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഓരോരുത്തരും തന്നെ ക്രിസ്തുമതച്ഛേദനം വായിച്ചിരിക്കേണ്ടതാണ് അതിവിസ്തൃതമായ വേദ വേദാംഗ ഉപവേദ ഉപാംഗ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളെ ഉപേക്ഷിച്ച് ഒരൊറ്റ പുസ്തകത്തിലൂടെ മോക്ഷം കിട്ടുമെന്നും യേശുദേവന്റെ രക്തം കൊണ്ട് തന്റെ പാപം കഴുകിക്കളയാമെന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന എനിക്ക് വേണ്ടിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുദേവനെ ആണിയടിച്ചു കൊന്നത് എന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ അന്ധവിശ്വാസപരമായ ആ വരികൾക്ക് ചട്ടമ്പിസ്വാമികൾ ആചാര്യ പദവിയിലിരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും നൽകുന്ന മറുപടികളും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകത്തിലെ പ്രധാന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം ഇവിടെ നടത്താമെന്ന് തീരുമാനിച്ചതും ജഗദീശ്വര അനുഗ്രഹമുണ്ടായതും ആദി സൃഷ്ടിയെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ അല്ലയോ ക്രിസ്തീയ പ്രാസംഗീകരെ യഹോവ ആദിമനുഷ്യരെ വിവേകമില്ലാത്തവരായിട്ടാണ് സൃഷ്ടിച്ചത് അതെന്തിനാണ് അപ്രകാരം ചെയ്തത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ആറ് രാത്രികൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് വിവേചനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൂടായിരുന്നു ഇത്രയും കഴിവുള്ള ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വിലക്കിയ കനി തിന്നരുത് എന്ന് ഉപദേശിക്കുന്നതിന് പകരം ഏതൻ തോട്ടത്തിൽ വിഷക്കനിയെ ജ്ഞാനക്കനിയെ സൃഷ്ടിക്കാതിരുന്നുകൂടായിരുന്നുവോ ജ്ഞാനം എന്നു പറയുന്നത് ഏറ്റവും പവിത്രമായ ഒരു വസ്തുതയായിരിക്കെ മനുഷ്യന് ജ്ഞാനമുണ്ടാകുന്നതിന് ദൈവം ഭയപ്പെട്ടതെന്തിനാണ് കൂടാതെ ഞാൻ ഒന്നുകൂടി ക്രിസ്തീയ പ്രാസംഗികരെ നിങ്ങളോട് ചോദിക്കട്ടെ ഒരച്ഛൻ ഒരു കനിയെ ഒരു പഴത്തെ വിവേകമില്ലാത്ത കുട്ടികളിരിക്കുന്ന മുറിയിൽ വെച്ച് അത് തിന്നരുത് എന്ന് ഉപദേശിക്കുന്നതിനു പകരം ആ കനി അവിടെ വെക്കാതിരിക്കുന്നതല്ലേ പിതാവിന്റെ ഉത്തരവാദിത്വമുള്ള കർത്തവ്യം സ്വയം വിഷക്കനി മുറിയിൽ വെച്ച് കുട്ടികളോട് തിന്നരുത് എന്ന് ശപിക്കുന്നതിന് പകരം ശടിക്കുന്നതിന് പകരം ഈ ദൈവത്തിന് ആ വിഷക്കനിയുള്ള വൃക്ഷം സൃഷ്ടിക്കാതിരുന്നുകൂടായിരുന്നോ അത്രയും കഴിവില്ലാത്തവനാണോ നിങ്ങളുടെ ദൈവം ആദത്തിന് തിന്നാൻ പാകത്തിന് വിഷക്കനിയെ സൃഷ്ടിച്ച ദൈവമല്ലേ ശരിക്ക് കുറ്റം ചെയ്തത് ഇനിയും ആ ദൈവം താൻ പറഞ്ഞ പ്രകാരം വിലക്കിയ പഴത്തെ ഭക്ഷിച്ച ആളിനെ അന്നു തന്നെ മരണശിക്ഷ കൊടുക്കാതെ വിട്ടുകളഞ്ഞത് നീതിയാണോ ചെയ്തത് അത് ദൈവത്തിന് രുചിക്കാത്തതായിരുന്നെങ്കിൽ ശിക്ഷ നൽകേണ്ടത് അന്ന് തന്നെ ആയിരുന്നില്ലേ പിന്നീട് സൃഷ്ടിക്കാൻ ഭാഗത്തിന് അവനെ വിട്ടയച്ചത് എന്തിനായിരുന്നു ഈ വിഷക്കനിയെ മനുഷ്യൻ തിന്നും എന്ന വിവരം സർവജ്ഞാനിയായ ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദൈവം സർവജ്ഞാനിയല്ലായിരുന്നു എന്ന് തന്നെയല്ലേ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും പാവനമായ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ദൈവത്തിന് വിവേചനം മനുഷ്യന് കൊടുക്കാതിരിക്കാൻ തോന്നിയത് എന്തുകൊണ്ട് ദൈവം അപ്രകാരം ചെയ്യാതിരുന്നത് നീതിയാണോ നിങ്ങളുടെ ദൈവമായ യഹോവ സൃഷ്ടിച്ച ആദത്തെ ഉപദേശിക്കാൻ ഒരു പിശാജ് വന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ പിശാജിനെ ആരാണ് സൃഷ്ടിച്ചത് ദൈവമല്ല സൃഷ്ടിച്ചത് എങ്കിൽ ആ നിങ്ങളുടെ ദൈവത്തിനു മുൻപിൽ ആരോ ഒരാൾ പിശാജിനെ സൃഷ്ടിച്ചിരുന്നു ആ പിശാജ് സർവശക്തനുമായിരുന്നുവല്ലോ അപ്രകാരം ആധുനിക ശാസ്ത്രപ്രകാരം പിശാജ് എന്ന ഒരു വസ്തുതയുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ബൈബിൾ ഏറ്റവും ശാസ്ത്രീയമാണെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് പിശാച് എന്ന സങ്കല്പത്തെ നിർവചിക്കാൻ സാധിക്കുമോ മനുഷ്യന്റെ വാരിയെല്ലിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള നിങ്ങളുടെ യഹോവ ആ പിശാജ് ആദത്തിൻ്റെയും അവയുടെയും അടുത്തു വന്നത് എന്തുകൊണ്ട് അറിഞ്ഞില്ല സർവവ്യാപിയായ ദൈവം സർവവ്യാപിയായ നിങ്ങളുടെ ദൈവം പിശാച് ആദ്യത്തിൻ്റെയും അവയുടെയും അടുത്തെത്തിയപ്പോൾ എവിടെയിരിക്കുകയായിരുന്നു അദ്ദേഹം സർവജ്ഞാനിയായിരുന്നു എങ്കിൽ പിശാജു വരുമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നില്ലേ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് മനുഷ്യനെയും ആദത്തെയും അവയെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് എന്തുകൊണ്ടാണ് പിശാജിനെ നശിപ്പിക്കാൻ സാധിക്കാതെ പോയത് സ്വന്തം കുട്ടിയെ കൊല്ലുവാൻ ഒരു ദുഷ്ടമൃഗം വരുന്നു എങ്കിൽ ആ കുട്ടിയെ കൊല്ലാൻ പാകത്തിന് ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുത്ത അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ യഹോവ ചെയ്തത് ഘോര പാപമല്ലേ ഇനി നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞ പ്രകാരം ആദത്തെയും അവയെയും വഴിതെറ്റിച്ച പിശാചിനെ നശിപ്പിക്കുന്നതിന് പകരം ശപിക്കുന്നതിന് പകരം എന്തിനാണ് നിങ്ങളുടെ ദൈവം മനുഷ്യനെ ശപിച്ചത് ആദത്തെയും അവയെയും എന്തിനാണ് തെറ്റ് ചെയ്തത് പിശാചായിരുന്നില്ലേ ക്രിസ്തീയ പ്രാസംഗികരെ ഒന്നുകൂടി നിങ്ങളോട് ചോദിച്ചോട്ടെ പിശാജാണല്ലോ സർപ്പരൂപത്തിൽ അവിടെ വന്നത് അപ്പോൾ ശപിക്കേണ്ടത് പിശാജിനെയല്ലേ എന്തിനാണ് സർപ്പങ്ങളെയെല്ലാം ശപിച്ചത് ഈ പിശാജിനെയും ഈ വൃക്ഷത്തെയും അതേ യഹോവ എന്ന ദൈവമാണ് സൃഷ്ടിച്ചത് എങ്കിൽ കുറ്റക്കാരൻ നിങ്ങളുടെ ദൈവം തന്നെയല്ലേ ഇനിയും ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആദി മനുഷ്യരായ ആദവും അവയും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ടത് അവർക്കല്ലേ അവരുടെ പുത്രന്മാരെ മുഴുവനും ശിക്ഷിച്ച് പാപികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യര് പോലും കുറ്റക്കാരനെയാണല്ലോ ശിക്ഷിക്കാറുള്ളത് അവന്റെ അല്ലല്ലോ നിങ്ങളുടെ ദൈവത്തിന് അത്രയും വിവേചനം പോലും ഇല്ലാതെയായിപ്പോയി കഷ്ടം ആദി പുസ്തകം ആറാം അധ്യായത്തിലെ ആറാമത്തെ വരിയിൽ താൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പരിതപിച്ചു എന്ന് യഹോവ പറയുന്നു അദ്ദേഹത്തിന് ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു അത്രേ ഇപ്രകാരം ബോധമില്ലാതെ നിങ്ങളുടെ ദൈവം എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനാണ് മനുഷ്യരെ വിവേചനം കൊടുക്കാതെ സൃഷ്ടിച്ച് തെറ്റായ പന്ഥാവിലേക്ക് നയിക്കാൻ പാകത്തിനൊരു വൃക്ഷത്തെയും മറ്റു കർമ്മങ്ങളെയും ചെയ്തു കൊടുത്തത് പിന്നീട് പരിതപിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം അത്രയും ജ്ഞാനമില്ലാത്തവനായിപ്പോയല്ലോ നിങ്ങളുടെ ദൈവം അല്ലയോ ക്രിസ്തീയ പ്രസംഗികളെ നിങ്ങളുടെ യഹോവ എന്ന ദൈവത്തിൽ ഇല്ലാത്തവയായ സർവജ്ഞത്വാദി ഗുണങ്ങൾ ആ ദൈവത്തിൽ ഉള്ളതായിട്ട് നിങ്ങൾ വലിയ കള്ളം പറഞ്ഞു എന്ന് തന്നെയുമല്ല അദ്ദേഹത്തിനുള്ളവകളായ വൈരാഗ്യം കോപം അസൂയ ജീവദ്രോഹം സ്തുതിപ്രീതി വ്യാകുലത്വം ദുഷ്ടത്വം അസത്യം മുതലായ വലിയ ദുർഗുണങ്ങളെ ഒന്നിനെയും വിളിക്കു പറയാതെ മറച്ചു വയ്ക്കുകയും ചെയ്തില്ലേ നിങ്ങൾ അത് ശരിയാണോ ദൈവത്തിനുണ്ടാകാൻ പാടുള്ള നീചമായ വികാരങ്ങളാണല്ലോ ഇവയെല്ലാം അത് നിങ്ങൾ അറിയാതെ പ്രസംഗിക്കാതെ വിട്ടത് എന്തുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ അഞ്ചാം വരിയിൽ ഞാൻ വൈരാഗ്യമുള്ള ദൈവം എന്ന് പറയുന്നു മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വരിയിൽ വൈരാഗ്യം എന്ന നാമമുള്ള യഹോവ വൈരാഗ്യമുള്ള ദൈവം എന്ന് പറയുന്നു യോശുവ ഇരുപത്തിനാലാം അധ്യായം പത്തൊൻപതാം വരിയിൽ അവൻ വൈരാഗ്യമുള്ള ദൈവം എന്നിങ്ങനെ പറഞ്ഞിരിക്ക കൊണ്ട് വൈരാഗ്യമുള്ളവനാണോ നിങ്ങളുടെ ദൈവം ഈ ക്വാളിറ്റി ദൈവത്തിന് ചേർന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം നാൽപ്പത്തി ആറാം വരിയിൽ അതികോപം യഹോവയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വരി എന്റെ കോപം അവർക്ക് വിരോധമായി കത്തി ഞാൻ അവരെ നശിപ്പിക്കേണ്ടുന്നതിനെ എന്നെ വിടുക ഇങ്ങനെ പറഞ്ഞിരിക്ക കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് അസാധാരണമായ കോപമുണ്ടെന്ന് വരുന്നു ദൈവീകമായ ഗുണമാണോ കോപവും വൈരാഗ്യവും ഉണ്ടാവുക എന്നുള്ളത് അത് ദുഷ്ടന്മാരുടെ ഗുണമല്ലേ ആദ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ജനങ്ങൾ ഒരു വലിയ ഉന്നതമായ കോവിൽ കെട്ടുവാൻ തുടങ്ങിയതിനെ കണ്ട് അതിനാൽ അവർ മഹാകീർത്തി അടയാൻ പോകുന്നു എന്ന് കരുതി യഹോവ അവരെ ഭിന്നിപ്പിച്ചു കളഞ്ഞതിനാൽ അസൂയയുള്ളവനാണല്ലോ നിങ്ങളുടെ ദൈവം മനുഷ്യർ ദൈവത്തോടൊപ്പം ഉയരുന്നതിന് ദൈവം എന്തിനാണ് പേടിക്കുന്നത് ദൈവത്തിന് ഭയയും ഭയവും അസൂയയുമുള്ളവൻ എപ്രകാരമാണ് ദൈവത്തിന്റെ സ്ഥാനത്തിന് അർഹനാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു മിശ്രയും ദേശത്തുള്ള എല്ലാ കടിഞ്ഞൂൽ കുട്ടികളെയും പാതിരാത്രിയിൽ കൊന്നു പറവോവിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി തന്റെ കൽപ്പനയെ കൈക്കൊള്ളാതെ വിലക്കിക്കൊണ്ട് അവനെയും അവന്റെ സേനകളെയും തന്റെ മഹിമ പ്രകാശിക്കുന്നതിനു വേണ്ടി സമുദ്രത്തിൽ മുക്കിക്കൊന്നു ലേവിയ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം വരിയിൽ ഇപ്രകാരം പറയുന്നു തന്റെ സന്നിധിയിൽ വന്ന അഹരോന്റെ പുത്രന്മാരെ രണ്ടുപേരെ കൊന്നു ഷമുയേൽ ഒന്നാം അധ്യായം പുസ്തകം ഇരുപത്തഞ്ച് മുപ്പത്തെട്ടിൽ നാബാൻ എന്നവനെ അടിച്ചു കൊന്നു പിന്നും ഇസ്രയേൽ ജനങ്ങളുടെയും മറ്റു പലരുടെയും ഇടയിൽ അനേകം കലഹങ്ങളെ ഉണ്ടാക്കി വളരെ കൊല ചെയ്തു എന്ന് പറഞ്ഞിരിക്ക കൊണ്ട് നിങ്ങളുടെ ദൈവം ജീവദ്രോഹിയാണ് നിങ്ങളുടെ ദൈവം ജനദ്രോഹിയുമാണല്ലോ എന്തിനാണ് ഈ കടിഞ്ഞൂൽ കുട്ടികളെ കൊന്നത് എന്തിനാണ് ഇവരെ പരസ്പരം കലഹിപ്പിച്ച് തന്മിലടിച്ചു കൊന്നത് രണ്ടുപേരെ എന്തിനാണ് മുക്കിക്കൊന്നത് ഇതെല്ലാം ദൈവീകമായ ഗുണനിലവാരമുള്ളതിൻ്റെ ലക്ഷണമൊന്നുമല്ലല്ലോ ഇപ്രകാരം ഉജ്ജ്വലനായ ദൈവമാണ് നിങ്ങളുടെ യഹോവ എങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ നീചകർമ്മം ചെയ്തത് തന്റെ മഹിമ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ച് തിരിയുന്നവനെന്നും ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കൊണ്ട് നിങ്ങളുടെ ദൈവം വെറും സ്തുതിപ്രിയനായ മനുഷ്യരൂപത്തെയാണല്ലോ കാണിക്കുന്നത് ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക ആദ്യ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറ് വരികളിൽ ദൈവം തന്റെ രൂപമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുന്നു അപ്പോൾ യഹോവ എന്ന നിങ്ങളുടെ ദൈവം അരൂപിയാണോ സ്വരൂപിയാണോ അദ്ദേഹം ഒരിക്കലും സ്വരൂപിയല്ല അരൂപി തന്നെയാണ് സർവജ്ഞാനിയും ആകണമെങ്കിൽ അദ്ദേഹത്തിന് മനുഷ്യന്റെ ആകൃതി ഉണ്ടായാൽ പറ്റുകയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബൈബിളിനെ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവം തന്നെ നുണയാണല്ലോ പറയുന്നത് ഇനിയും ബൈബിൾ പുസ്തകത്തിൽ കാണുന്ന യഹോവായുടെ ദുർഗുണങ്ങളെയും ദുരാചാരങ്ങളെയും ദുർവാക്കുകളെയും പറക എന്നു വെച്ചാൽ അധിക വിസ്താരമായി പോകുമെന്നും ഇത്രയും കൊണ്ട് മതിയാകുമെന്നും കരുതി നിങ്ങളുടെ യഹോവയുടെ ഗുണങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റു വിഷയത്തിലേക്ക് കടക്കാം ഇനി നിങ്ങളുടെ ബൈബിൾ പറയുന്നു ജ്ഞാനത്തിന്റെ വടിവിലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഈ വരിയിലും വലിയ ദോഷം ഇരിക്കുന്നു അതായത് മനുഷ്യനെ ജ്ഞാനത്തിന്റെ രൂപമായിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ അവന് സ്വാഭാവികമായിട്ടും ജ്ഞാനം പ്രകാശിക്കാതെ ഇരിക്കുമോ പ്രകാശിച്ചിരുന്നു എങ്കിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ ഇരിക്കുമോ അറിഞ്ഞിരുന്നു എങ്കിൽ തൻ്റെ സ്ത്രീ പിശാചായ സർപ്പത്തിൻ്റെ കൈവശപ്പെട്ടു പോകുമോ അവൾ വശപ്പെട്ടു പോയാലും അവളുടെ വാക്കിനെ ഇവൻ കേൾക്കുമായിരുന്നു ഇല്ലല്ലോ അതുകൊണ്ട് എന്നത് നിങ്ങളുടെ ദൈവം ജ്ഞാനരൂപത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വ്യക്തം മനുഷ്യന് ജ്ഞാനമുണ്ടാകുന്നത് ദൈവത്തിന് കോപമുണ്ടാക്കുന്നതാണ് എന്നുള്ളതും വ്യക്തമാണല്ലോ ആദവും അവയും സ്വന്തം നഗ്നത മറച്ചു വെച്ചതുകൊണ്ടാണല്ലോ ദൈവം പോലും അവരെ ശപിച്ച് നിങ്ങൾക്ക് വിവേചനമുണ്ടായി എന്ന് ധരിച്ചത് ഇപ്രകാരം സ്വന്തം സൃഷ്ടി ജനിച്ചപടിയെ നടക്കണമെന്ന് ദൈവം വിചാരിച്ചത് എന്തുകൊണ്ടാണ് അപ്പോൾ കനി തിന്നതിൻ്റെ ശേഷം മനുഷ്യനുണ്ടായ ഗുണദോഷജ്ഞാനം പോലും നിങ്ങളുടെ ദൈവത്തിൽ എന്നും ഒരു വേള ഉണ്ടെന്നും പറയുന്ന പക്ഷം യഹോവ ഈ കനിയെ എപ്പോഴോ ഒരിക്കൽ തിന്നിട്ടാണ് ഗുണദോഷജ്ഞാനം ലഭിച്ചത് എന്ന് വരുന്നു അപ്പോൾ യഹോവയ്ക്ക് ഗുണദോഷജ്ഞാനം ലഭിച്ചത് പണ്ടെങ്ങാണ്ടോ ഈ കനി തിന്നിട്ടാണല്ലോ അതിനു മുമ്പ് അദ്ദേഹവും ഗുണദോഷജ്ഞാനം ഇല്ലാതിരുന്ന ദൈവമായിരുന്നു എന്ന് നിങ്ങളുടെ ബൈബിള് തന്നെ പറയുന്നതിനെ വ്യാഖ്യാനിച്ചെടുക്കാമെന്ന് നിങ്ങൾ അംഗീകരിക്കുമല്ലോ ആദിപുസ്തകം മൂന്നാം അധ്യായം എട്ടാം വരിയിൽ പകൽ തണുപ്പുള്ള സമയത്ത് തോട്ടത്തിൽ സഞ്ചരിക്കുന്ന യഹോവ എന്നിരിക്കയാൽ യഹോവ ഉച്ചക്കാലത്തെ വെയിലിനെ ഭയപ്പെട്ട് ഇളവെയിലിൽ സുഖത്തിനു വേണ്ടി ലാത്തുന്നവനെന്നും അതുകൊണ്ട് ശീതോഷ്ണ സുഖാദികളെല്ലാം ഉള്ളവനാണെന്നും വ്യക്തമാകുന്നു അദ്ദേഹം സുഖദുഃഖങ്ങൾക്ക് അതീതനായ ഒരു പ്രപഞ്ച ചൈതന്യമല്ല എന്നുള്ളതും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ ഇവിടെ ഇനി ഞാൻ ക്രിസ്തു ചരിതത്തെക്കുറിച്ച് അല്പം ചിലത് പറയാം യേശു ക്രിസ്തുവും അല്പം പോലും ദൈവത്വമില്ലാത്ത ആളാണെന്ന് കാണിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു ഒരു ദൈവത്വവും അദ്ദേഹത്തിൽ ആരോപിക്കേണ്ടതായിട്ടില്ല എന്ന് വ്യക്തമാകും യേശു ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ ലോകപ്രസിദ്ധങ്ങളായ അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാധാരണ പ്രസിദ്ധങ്ങളായ അത്ഭുതങ്ങൾ എന്തെങ്കിലും അവിടെ സംഭവിക്കുകയുണ്ടായോ സാധാരണ മനുഷ്യരൂപത്തെ പോലെയല്ലാതെ നാലു തല എട്ട് കൈ ഇങ്ങനെ വല്ല വല്ലവിധവുമായിരുന്നോ യേശുക്രിസ്തുവിന്റെ ജനനം ജനിച്ചപ്പോൾ തന്നെ എനീറ്റു നടന്ന് ഉപദേശിപ്പാൻ അദ്ദേഹം തുടങ്ങിയോ വിശപ്പ് ദാഹം നിദ്ര ജലം മലം ഇവ കൂടി അല്ലാതെയാണോ അദ്ദേഹം വളർന്നത് ഇല്ലല്ലോ പിന്നെ അദ്ദേഹം ജനിച്ച മുഹൂർത്ത വിശേഷം കൊണ്ട് ആദ്യം തന്നെ മാതാവിങ്കൽ പാതിവൃത്യ ദോഷശങ്ക ആരോപിക്കപ്പെട്ടു രണ്ടാമത് ആ ദിക്കിൽ അന്നേ ദിവസം രണ്ടു വയസ്സിനകം പ്രായമുള്ള മൂവായിരം കുട്ടികൾ കൊല്ലപ്പെടുകയും തന്നിമിത്തം ജനങ്ങൾക്കുണ്ടായ വ്യസനാധിക്യം ഹേതുവായിട്ട് ആ ദിക്ക് മുഴുവനും ശൂന്യമടഞ്ഞു പോകുകയും ചെയ്തുവല്ലോ ദൈവപുത്രനാണ് ജനിച്ചത് എങ്കിൽ അതു നിമിത്തം സന്തോഷപ്പെടുവാനുമുള്ള ദിക്ക് മുഴുവനും ഇങ്ങനെ വ്യസനം കൊണ്ടാടുമോ ഒരിക്കലുമില്ല ആയതുകൊണ്ട് ക്രിസ്തു തന്നെ അനാദിയായിട്ട് ബന്ധിച്ച് മല കാരണത്താൽ പൂർവകാലീന കർമാനുസാരമായിട്ട് മായാകാര്യമായ ചർമ്മം രക്തം മാംസം മേധസ് അസ്ഥി തുടങ്ങിയ സപ്തധാതുക്കളെ കൊണ്ടുണ്ടായ ശരീരത്തെ എടുത്ത് ഗർഭോൽപത്തി ആയപ്പോൾ മാതാവിൽ നിന്ന് ജനിച്ചു എന്ന സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നത് മാത്രമല്ലേ യേശു ക്രിസ്തുവിനും സംഭവിച്ചിട്ടുള്ളൂ കൂടാതെ ജനിച്ച സ്ഥലങ്ങളിലും സമീപ പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ താൻ ചെയ്ത മഹാദോഷങ്ങൾ നിമിത്തം കുരിശിൽ തറയ്ക്കപ്പെട്ട് നിലവിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത വേദനകളോടുകൂടി മരിച്ചതുകൊണ്ടും മറ്റു കാരണങ്ങളാലും അദ്ദേഹം സാധാരണ ജീവന്മാരെക്കാളും എന്നുള്ളത് തെളിവായിരിക്കുന്നു എന്ന് വ്യക്തമാണ് യേശുക്രിസ്തു തനിക്ക് വിശന്ന സമയത്ത് അത്തിമരത്തിന്റെ അടുത്ത് ചെല്ലുകയും അതിൽ പഴമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അത്തിമരത്തെ ശപിച്ചതും ശരിയായോ അതിലും വിശേഷമായിട്ടുള്ളത് താൻ ദൈവദൂതനായിരുന്നു എങ്കിൽ തനിക്കു വേണ്ട പഴത്തെ അത്തിമരത്തിൽ നിന്ന് സൃഷ്ടിച്ച് ജനങ്ങളുടെ സമക്ഷം തൻ്റെ മഹത്വത്തെ കാണിക്കുന്നതിനു പകരം പാവപ്പെട്ട അത്തിമരത്തെ ശപിച്ചത് എത്ര ഘോരമായ പാപമാണ് ഇതെന്തൊരു ഭ്രാന്ത് കഷ്ടം കഷ്ടം സാക്ഷാൽ ദൈവത്തിലിരു സ്വർഗത്തിലിരുന്നപ്പോൾ ഇല്ലാത്ത സർവജ്ഞാനവും വകതിരിവുമാണോ യേശുവിന് ഭൂമിയിൽ വന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇനിയും ഒന്നുകൂടി പറയട്ടെ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു ആകാശത്ത് നിന്ന് ഒരു ദേവദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൽ അൻപത്തെട്ടാം വരിയിൽ ഇപ്രകാരം പറയുന്നു യേശു യകൂതന്മാരെ ഭയപ്പെട്ട ഒളിച്ചു നടന്നു എന്ന് കാണുക കൊണ്ട് യേശുദേവന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തുവിന് പ്രത്യേകിച്ചും അമാനുഷികമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം അദ്ദേഹം യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യനിലുള്ള വികാരം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ പുറത്തു നിന്നൊരു ദൈവദൂതൻ വന്ന് അദ്ദേഹത്തിനെ ബലപ്പെടുത്തേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നുവോ മത്തായി ഇരുപത്താറാം അധ്യായം മുപ്പത്തേഴാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു യേശുനാഥൻ ദുഃഖപ്പെട്ട് അതിവ്യസനപ്പെട്ടു തുടങ്ങി എന്റെ ആത്മാവ് മരണം വരെയും മഹാദുഃഖപ്പെട്ടിരിക്കുന്നു എന്ന് കാണുകയാൽ യേശു സമബുദ്ധിയുള്ളവനല്ലെന്നും ദുഃഖത്തെക്കുറിച്ച് പേടിയും സുഖത്തെക്കുറിച്ച് ആഗ്രഹവുമുള്ളവനാണെന്നും വന്നുപോകയാൽ യേശു ക്രിസ്തു ഒരിക്കലും നിത്യാനന്ദനല്ല എന്ന് സത്യവേദ പുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ മത്തായി ഇരുപത്തേഴാം അധ്യായത്തിൽ നാൽപ്പത്താറാം വരിയിൽ ഏലി ഏലി ശബക്താനി അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടത് എന്ന് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞതായും കാണുന്നു ഇതിനാൽ യേശു സാധാരണ മനുഷ്യനെ പോലെ തന്നെ മരണത്തെക്കുറിച്ച് ഭയവും ഭ്രമവും ഉള്ളവനായും നിലവിളിച്ചതുകൊണ്ട് വേദന സഹിക്കാൻ ധൈര്യവും ശക്തിയും ഇല്ലാത്തവനായും സർവശക്തനല്ലാത്ത അല്പദേവതയെ സേവിച്ചതുകൊണ്ട് അവസാന കാലത്ത് നിരാധാരനായും തന്റെ വിശ്വാസവും ആഗ്രഹവും വിഫലങ്ങളായി എന്ന് ഭവിച്ചതും തെളിയിക്കുന്നത് യേശു സാധാരണ മനുഷ്യരെ പോലെയുള്ള ഒരു വ്യക്തിയാണെന്നാണല്ലോ അത് നിങ്ങളുടെ വേദപുസ്തകത്തിലെ വരികൾ തന്നെ സ്പഷ്ടമാക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ മറിച്ച് അദ്ദേഹത്തിൽ ദൈവത്വം ആരോപിക്കുന്നത് യോഹന്നാൻ പത്താം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്താറ് വരി വരെ ഇപ്രകാരം പറയുന്നു യഹൂദന്മാര് യേശുവിനോട് മനുഷ്യനായിരിക്കുന്ന നീ നീ തന്നെ ദൈവമെന്ന് പറയുകയും ദേവനെ ദുഷിക്കുകയും ചെയ്യുന്നു എന്ന് കടന്നു ചോദിച്ചപ്പോൾ അവരോട് യേശുക്രിസ്തു ഇപ്രകാരമാണല്ലോ മറുപടി പറഞ്ഞത് നിങ്ങൾ ദൈവമാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഞാൻ ദൈവമാണെന്ന് ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല ദൈവപുത്രനാണെന്നും പറഞ്ഞിട്ടില്ല ദൈവികമായ എന്തെങ്കിലും കഴിവെനിക്കുള്ളതായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് യഹൂദന്മാരോട് യേശു വളരെ വ്യക്തമാക്കുന്നു താൻ ദൈവീകമായിട്ട് ഒരു കഴിവുമില്ലാത്തവനാണ് എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇനിയും മറിയം എന്ന കന്യകയിൽ ഭർത്തൃസംയോഗം കൂടാതെ ജനിച്ചതുകൊണ്ട് യേശുവിന് ഉണ്ടെന്ന് വരാം അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ യോസഫിന് ഭാര്യയായിട്ട് നിയമിക്കപ്പെട്ടതിനു ശേഷം ഗർഭം ധരിച്ചതുകൊണ്ട് അവനാലാകട്ടെ വേറെ ആകട്ടെ ചേരപ്പെട്ടു തന്നെ ഗർഭം ധരിക്കണമെന്നല്ലാതെ ചേരാതെയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് പുരുഷ സംയോഗമില്ലാതെ ഏതെങ്കിലും സ്ത്രീ ഏതെങ്കിലും കാലത്ത് ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ അപ്രകാരം സംഭവിക്കാത്തയിടത്തോളം കാലം നിങ്ങളുടെ വേദപുസ്തകം ശാസ്ത്രീയമാണെന്ന് എപ്രകാരമാണ് പറയാൻ സാധിക്കുക ഇനി യേശുനാഥൻ ജന്മപാപ സംബന്ധം കൂടാതെ ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നല്ലോ ആദിമനുഷ്യൻ മനുഷ്യൻ ചെയ്ത പാപം വിട്ടുപോകാതെ കണ്ട് അവന്റെ സന്തതികളിൽ ചേരുമെന്ന ദൈവനിയമം ഇരിക്ക കൊണ്ടും യേശു എന്ന ആളും ആ ആദി മനുഷ്യന്റെ സന്തതിയിൽ നിന്നുണ്ടായ മറിയത്തിന്റെ ഉദരത്തിൽ അവളുടെ ശോണിതകാര്യ ശരീരമായ കൊണ്ട് ജന്മപാപം സംബന്ധിക്കുമെന്നുള്ളതിലേക്ക് സന്ദേഹമില്ല അദ്ദേഹം പരിശുദ്ധനാകയാൽ പാപം സംബന്ധിക്കുകയില്ല എങ്കിൽ ജനിക്കുന്നതിന് മുൻപേ പരിശുദ്ധന്മാരായിരിക്കുന്ന ജീവന്മാരെ എല്ലാവരെയും ജനിക്കുമ്പോൾ ജന്മപാപം പിടികൂടുമെന്നതുകൊണ്ട് ദൈവം പക്ഷപാതിയാണെന്ന് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ യേശുക്രിസ്തുവും പാപിയുടെ തലമുറയിൽ ജനിച്ചവനാണെന്ന് വ്യക്തമാകുന്നു ആകയാൽ മറിയം പുരുഷനോട് ചേരാതെ പുത്രനെ പ്രസവിച്ചു എന്നുള്ളത് ശുദ്ധമേ കള്ളമാക കൊണ്ട് അത് ഹേതുവായിട്ട് യേശുവിന് ദൈവത്വം സാധിച്ചുകൂടാ അതൊരു വേള സത്യമെന്ന് കരുതിക്കൊണ്ടാലും മനുഷ്യരിൽ വെച്ച് ഒരു വിശേഷ മനുഷ്യൻ എന്നല്ലാതെ ജനിപ്പിക്കപ്പെട്ട ഉടനെ മഹാദൈവം എന്ന് പറയുന്നത് ശുദ്ധകള്ളമാണെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ ദൈവമേ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചും എന്റെ ജീവനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞും മരിച്ചതുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ കൃപയെ അപേക്ഷിച്ചിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാകുന്നു എന്ന് വ്യക്തം താൻ ദൈവമാകുന്നു എന്ന് യേശു തന്നെത്താനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയുന്നതിന് ബൈബിളിനെ ആയിരം പ്രാവശ്യം മറച്ചും തിരിച്ചും നോക്കിയാലും ഒരിടത്തും ഒരു മരുന്നിനെങ്കിലും അല്പം പോലും കാണുകയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഏതു പ്രമാണത്തെ അനുസരിച്ചാണ് യേശുവിനെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നത് താൻ ദൈവമാണെന്ന് തന്നെത്താനെ പറയുന്നതിലേക്ക് യേശുവിന് പ്രിയമില്ലാത്തത് കൊണ്ട് അപ്രകാരം പറയാതിരുന്നു എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ യേശുവിന് പ്രിയമില്ലാത്തതും വിരോധവും താൻ പറഞ്ഞിട്ടില്ലാത്തതുമായ ഈ വിഡ്ഢിത്തം എന്തിനാണ് മറ്റുള്ളവർ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യേശു ദൈവമാണെന്ന് അങ്ങേര് പോലും പറയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ബൈബിൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത് സംവത്സരത്തിനു മുമ്പിൽ ക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് നിങ്ങളിൽ ചിലർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ അവസാന കാലം വരുമെന്നും അപ്പോൾ ന്യായവിചാരണ ഉണ്ടാകുമെന്നും അതിനെ അവർ കാണുമെന്നും വിവരിക്കുകയുണ്ടായി അതിന്റെ അർത്ഥം ന്യായവിചാരണയോ കുറിച്ചോ ലോകാവസാനത്തെക്കുറിച്ചോ യേശുക്രിസ്തു പറഞ്ഞത് മുഴുവനും തെറ്റാണ് കാരണം അദ്ദേഹം മരിച്ച ആയിരത്തി അൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകാവസാനവും ഉണ്ടായിട്ടില്ല ന്യായവിചാരണയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് പറ്റുന്നതിനേക്കാൾ അബദ്ധമാണ് യേശുക്രിസ്തുവിന് സംബന്ധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് ന്യായ ന്യായവിചാരണ കാലവും ഇനിയും ആയിട്ടില്ലാത്തത് കൊണ്ട് യേശു വെറും നുണയാണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കും യൂറോപ്പ് ഖണ്ഡത്തിൽ ഈ വാക്യത്തെ സത്യമെന്ന് വിശ്വസിച്ച് ക്രിസ്ത്യന്മാരിൽ അനേകം പേർ ക്രിസ്തു ജനിച്ച ആയിരം സംവത്സരത്തിൽ ലോകാവസാന കാലം വന്നുപോയെന്ന് ഭയപ്പെട്ട് പത്രങ്ങൾ എഴുതി എങ്ങും പ്രസിദ്ധപ്പെടുത്തി വന്നതിൽ ഏറെക്കുറെ ടീ ഖണ്ഡം മുഴുവനും അക്കാലത്ത് ഇതുതന്നെ ഒരു വലിയ ഘോഷമായിരുന്നു ഇതിനെ കേട്ടവരെല്ലാം ബന്ധപ്പെട്ട് പാതിരിമാരുടെ അടുക്കൽ ചെന്ന് അഭയം വീണ് ശുശ്രൂഷ ചെയ്തു വന്നു അക്കാലത്ത് സൈന്യത്തോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരാൾ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നത് കണ്ടിട്ട് ഓഹോ ലോകം അവസാനി ആരംഭിച്ചു പോയി അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ മറയുന്നത് ഇനി ചെറുതു ചെറുതായിട്ട് സമസ്തവും മറഞ്ഞു പോകും എന്ന് നിശ്ചയിച്ച് ഭയപ്പെട്ട് ആ മനുഷ്യനും സൈന്യവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട കണ്ട ദിക്കുകളിലേക്ക് ഓടി ഇത്രയും വലിയ അന്ധവിശ്വാസങ്ങൾ യൂറോപ്പ് മുഴുവനും നടന്നത് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ശുദ്ധ അസംബന്ധവും തെറ്റും നുണയുമായതുകൊണ്ട് ഇത് പറഞ്ഞതാകട്ടെ നിങ്ങൾ ദൈവമാണെന്ന് പറയുന്ന യേശുക്രിസ്തുവും ഇപ്രകാരം ലോക ജനതയെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച മഹാപാതകമാണ് അദ്ദേഹം അതെല്ലാം എന്തിനു പറയുന്നു നാഗരികതയുള്ള ഈ കാലങ്ങളിലും ചില ക്രിസ്ത്യന്മാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാം വർഷം ആ വാക്യത്തെ വിശ്വസിച്ച് ഭയപ്പെട്ടതിനെ എല്ലാവരും ഇടയുണ്ടല്ലോ ഇപ്പോഴും ചില ചെറിയ പത്രികകളിൽ ക്രിസ്തു ഇതാ വരുന്നു അതാ വരുന്നു മേഘത്തിൽ നടുവേ വരുന്നു കള്ളനെ പോലെ വരുന്നു ഇതാ വന്നുപോയി എന്നിങ്ങനെ എഴുതി ഭയപ്പെടുത്തുന്നുണ്ട് വിശ്വസിപ്പാൻ ആരുമില്ലെങ്കിലും അവർ അല്പവും ലജ്ജ കൂടാതെ എഴുതുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല അതുമിരിക്കട്ടെ മേൽ കാണിച്ച ന്യായങ്ങളെ കൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലെന്നും അദ്ദേഹം മുഖാന്തരം മനുഷ്യർക്ക് ഇഹപര സുഖങ്ങൾ യാതൊന്നും ഇടയില്ലെന്നും നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ട് എന്തിനാണ് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞു പരത്തുന്നത് സത്യം നിങ്ങൾ ബൈബിളിൽ വായിച്ചാൽ മനസ്സിലാകുമല്ലോ എല്ലാവരുടെയും ഉള്ളിലിരിപ്പിനെയും വരുവാൻ പോകുന്നതിനെയും കുറിച്ച് അറിവുള്ളവനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്രകാരമാണെങ്കിൽ ഒരു വേള ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിന് അന്യഹൃദയ വിചാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത് വളരെ നിശ്ചയമാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വരി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തെന്നാൽ പണവും വാങ്ങിച്ചുകൊണ്ട് യേശുവിനെ കൊല്ലുന്നതിലേക്ക് കാണിച്ചു കൊടുത്തവനായ യൂതാവിന്റെ അവിശ്വാസത്തെ അറിഞ്ഞുകൊള്ളാതെ അവനെ കൂട്ടത്തിൽ ഒരുവനാക്കി വെച്ചുകൊള്ളുകയും അവന്റെ ചതിവിനെ അറിഞ്ഞ തൽക്ഷണം തന്നെ മനസ്സെരിഞ്ഞു പെട്ടെന്ന് അവനെ ശപിക്കുകയും ചെയ്തതുകൊണ്ട് ഇനിയും അവനെക്കുറിച്ച് അത്രയും സമയം വരെ യേശുക്രിസ്തുവിന് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വ്യക്തമാണ് അപ്പോൾ എങ്ങനെയാണ് വരാൻ പോകുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പിനെയും കുറിച്ച് യേശുക്രിസ്തുവിനറിയാമെന്ന് അറിയാമെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ശുദ്ധ കള്ളമാണെന്ന് വ്യക്തമാണല്ലോ ഇനിയും യേശുനാഥൻ പല പ്രകാരത്തിലും അത്ഭുതങ്ങളെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവം എന്ന് വിചാരിക്കാമല്ലോ എങ്കിൽ യേശുവിനാൽ ചെയ്യപ്പെട്ട അത്ഭുതങ്ങൾ എന്തെല്ലാമാണെന്നും അതുകളെ യേശു ചെയ്തു എന്ന് പറയുന്നത് സത്യം തന്നെയോ എന്നും ആലോചിച്ചു നോക്കാം യേശു പിശാചിനെ ജയിച്ച് ഓടിച്ചു എന്ന് കാണുന്നു പിശാച് എന്നുള്ളത് എന്താണ് അതാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നറിയുന്നതിലേക്ക് ബൈബിളിനോട് അന്വേഷിച്ചാൽ ആയത് ഈ വിഷയത്തെപ്പറ്റി ഒന്നും പറയാതെ മൗനവ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാൻ നമുക്ക് സാധിക്കും യേശു ദൈവമാണെന്ന് വരികിൽ അടുക്കൽ പിശാജ് വരുമോ കണ്ട ഉടനെ ഓട്ടം പിടിക്കുകയോ കാൽക്കൽ വന്ന് നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നുവല്ലോ മാടൻ കാളി അയ്യനാർ ശിങ്കിലി ഭൂതത്താൻ മുതലായ ചെറിയ ദേവതകളുടെ സാന്നിധ്യത്തിന് മുമ്പാകെ തന്നെ പിശാച ഉപദ്രവമുള്ളവർ ചെന്നാൽ അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ ഇതാ പോകുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് ബാധിക്കപ്പെട്ടവനെ വിട്ടുകളഞ്ഞ് പായുന്ന അടയാളവും കാണിച്ചു പോകുന്നത് നമുക്ക് കാണാം പിന്നെ ഇപ്രകാരമുള്ള സാധാരണ ദേവതകൾക്ക് മുൻപിൽ പോലും വരാൻ ഭയപ്പെടുന്ന പിശാച് യേശുക്രിസ്തുവിനെ നേരിട്ട് കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെ തടുക്കുവാൻ കപ്പാസ് പോലും ശക്തിയില്ലാത്ത യേശുക്രിസ്തുവിനെ ദൈവപുത്ര സ്ഥാനം ആരോപിച്ച അദ്ദേഹത്തിനെ എന്തിനാണ് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്നത് മത്തായി അധ്യായം ഒന്ന് നാല് വരികളും ലൂക്കോസ് അധ്യായം പതിമൂന്ന് വരെയുള്ള വരികളും ക്രിസ്തുവിനെ പിശാചു പിടിച്ചെന്നും കുറ്റം ചെയ്യുവാൻ നിശ്ചയിച്ചെന്നും പട്ടിണിയിട്ടെന്നും കാട് നാട് മുതലായ പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്നു എന്നും ഉയർന്ന പർവ്വതത്തിൽ കരേറ്റി എന്നും തന്നെ വന്നിപ്പാൻ പറഞ്ഞു എന്നും കാണുന്നത് കൊണ്ട് യേശുവിന് പിശാജിനെ തന്റെ അടുക്കൽ വരാതെയാക്കുവാനോ വന്നു പിടിച്ചതിനു ശേഷം തന്നെ ഉപദ്രവിക്കാത്ത വിധത്തിൽ അടക്കി നിർത്തുവാനോ തൽക്ഷണം മാറ്റി ദൂരത്ത് കളയുന്നതിനോ ഒന്നും തന്നെ ശക്തിയില്ലെന്നുള്ളത് വളരെ നിശ്ചയമാകുന്നു അപ്രകാരമുള്ള യേശു ക്രിസ്തുവിന് ഏത് ദൈവികത്വ സ്വഭാവമാണ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് പിശാജ് എന്ന വസ്തുത തന്നെ ശാസ്ത്രീയമായിട്ടില്ലാത്തതാണ് അപ്രകാരം ഇല്ലാത്തൊരു വസ്തു യേശുവിനെ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ശാസ്ത്രീയമായ ഒരു മതമാണ് യേശുക്രിസ്തുവിൽ ദൈവീകമായ ചൈതന്യം ആരോപിക്കുന്നത് എന്നുള്ളതും സത്യമല്ലാതെയാകുന്നു ആകട്ടെ ഇനി യേശു പിശാജിന്റെ പരീക്ഷണങ്ങളിൽ ജയിച്ചോ എന്നും പരീക്ഷകൾ തന്നെ എന്തെല്ലാം ആയിരുന്നു എന്നും നോക്കാം പിശാജ യേശുവിന് വിശപ്പുണ്ടെന്ന് കണ്ടിട്ട് അല്പവും കൂശൽ കൂടാതെ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ ചൊല്ലുക എന്ന് പറഞ്ഞു എന്നിട്ടോ യേശു അപ്രകാരം ചെയ്തില്ല ഭേഷ് ഭലേ ഇതാണോ ജയം യേശു പിന്നെ എന്തു ചെയ്തു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവവായുടെ വരുന്ന സകലവചനത്താലത്രേ എന്ന് പറക മാത്രമേ ചെയ്തുള്ളൂ ഹാ ഹാ ഈ അസംബന്ധം പറഞ്ഞതും കല്ലുകളെ അപ്പമാക്കാതിരുന്നതും എന്തുകൊണ്ട് യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചതിൻ്റെ ശേഷം വിശന്നു എന്ന് മത്തായി തന്നെ പറഞ്ഞിരിക്ക കൊണ്ട് വിശപ്പില്ലാഞ്ഞിട്ടായിരുന്നു എന്ന് നിശ്ചയിപ്പാനും പാടില്ല വിശപ്പിനെ ജയിച്ചിരുന്നു അതുകൊണ്ടാണ് എങ്കിൽ ഭക്ഷണത്തിന് ഒന്നുമില്ലാതിരുന്ന ആ സമയം നോക്കി വിശപ്പ് പ്രതികൂലമായിട്ട് വരുന്നത് എന്തുകൊണ്ടായിരുന്നു വന്നാലും യേശു ഉത്തരം പറഞ്ഞതുപോലെ ദൈവവായുടെ വരുന്ന സകല വചനങ്ങളെ കൊണ്ടും അതിനെ തടുത്തു കളയാൻ കഴിയുമായിരുന്നു എങ്കിൽ തന്നെത്താൻ മറന്ന് അത്തിമരത്തിനെ ശപിക്കത്തക്കവണ്ണം ഉണ്ടായ കോപത്തിന് കാരണമായിട്ട് വന്ന വിശപ്പിനെ തടുക്കുന്നതിലേക്ക് ഈ വചനഘോഷത്തെ അന്ന് പ്രയോഗിച്ചു നോക്കാതെ ഇരുന്നത് എന്തുകൊണ്ടായിരുന്നു അതുകൊണ്ട് യേശു സാധാരണ മനുഷ്യനുള്ള വിശപ്പും ദാഹവും ദ്വേഷ്യവും എല്ലാമുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു എന്ന് സത്യവേദ പുസ്തകമായ ബൈബിള് തന്നെ പറയുന്നുണ്ടല്ലോ ആകയാൽ യേശുവിനെ വിശപ്പില്ലാഞ്ഞിട്ടും വിശപ്പിനെ അടുക്കുവാൻ കഴിയുമായിട്ടും വേണ്ടെന്ന് തോന്നിയിട്ടുമല്ല കല്ലിനെ അപ്പമാക്കാഞ്ഞത് ദിവ്യശക്തി എന്ന് വേണ്ട ഒരു ജാലവിദ്യാശക്തി പോലും ഇല്ലാഞ്ഞിട്ടു തന്നെയാണ് എന്ന് വ്യക്തമാണ് ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കാട്ടും എന്ന പഴഞ്ചൊല്ലു പോലെ അത്രേ യേശുവിന്റെ ചിലപ്പോഴുള്ള വാക്കുകൾ പിന്നെ എന്തിനായിരുന്നു പരീക്ഷ പിശാജ് യേശുവിനെ എടുത്തുകൊണ്ടു ചെന്ന് ദേവാലയത്തിലെ മാളിക മുകളിൽ വെച്ചുകൊണ്ട് താഴത്ത് ചാടുക പാടുകേട്ട് ഒന്നും വരാതെ ദൈവദൂതൻ വന്ന് താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു എന്നിട്ടോ അപ്രകാരവും ചെയ്തില്ല ഓഹോ ഇവിടെ ഒന്നിനൊന്ന് നല്ല ജയമായിട്ട് തന്നെയാണ് കാണുന്നത് എങ്കിലും യേശു മുമ്പിൽ പറഞ്ഞതുപോലെ ഇതിലേക്കും ഉത്തരമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടുണ്ട് നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടി എഴുതിയിരിക്കുന്നില്ലയോ എന്നായിരുന്നു പറഞ്ഞത് ഇതെന്തൊരസംബന്ധം പിശാജു പറഞ്ഞ പ്രകാരം ചാടാതെ ഇരുന്നത് എന്തുകൊണ്ട് യേശു ക്ഷമയുള്ളവനാകയാൽ ഇങ്ങനെ ചെയ്യാതെ ഇരുന്നത് എങ്കിൽ ഇത്ര ക്ഷമയുള്ള പുണ്യവാളൻ അന്യായമായിട്ട് ചില സമയങ്ങളിൽ ചിരെ ശപിക്കുകയും ക്രൂരവാക്ക് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മലമുകളിൽ നിന്ന് ചാടി തന്റെ ദൈവത്തോടുള്ള വിശ്വാസം ഉറപ്പിക്കാമായിരുന്നു അത് ചെയ്യാതിരിക്കാൻ കാരണം യേശുക്രിസ്തുവിന് തന്റെ ദൈവത്തോടും വിശ്വാസമില്ലായിരുന്നു എന്നുറപ്പാണ് അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ പിശാജിന്റെ മുമ്പിൽ താൻ ചാടിയതുപോലെ കാണിക്കാമായിരുന്നു അതും യേശുക്രിസ്തു ചെയ്തില്ല മറിച്ച് പിശാജിനെ വേണമെങ്കിൽ നിലക്കി നിർത്താമായിരുന്നു അതിനും യേശുക്രിസ്തുവിന് സാധിച്ചില്ല കാരണം യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു പിന്നെയും യേശുവിനെ പമ്പരം പോലെ കറക്കിയെടുത്ത് ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുചെന്ന സകല രാജ്യങ്ങളെയും കാണിക്കുകയും തൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചാൽ ഇതുകളെല്ലാം നിനക്ക് തരാമെന്ന് പറയുകയും ചെയ്തു യേശു കിടന്ന് ഭയപ്പെട്ടു കുടുങ്ങി വിലപിച്ച് ഭ്രാന്ത് പറക മാത്രമേ അപ്പോഴും ചെയ്തുള്ളൂ പിന്നെ ഭയം കൊണ്ട് എന്തെല്ലാം ഗോഷ്ടികൾ പിശാജിന്റെ മുൻപാകെ കാണിച്ചിരിക്കുമെന്ന് അവർക്ക് രണ്ടു പേർക്കും തന്നെ അറിയാം അതും ഇരിക്കട്ടെ പിശാജിനെ ജയിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു എങ്കിൽ ജയവീരനെന്നും ലോകരക്ഷകനെന്നും വിശ്വസിച്ചു കൊള്ളാമായിരുന്നു ഇവിടെ വാസ്തവമായിട്ട് പറയണമെങ്കിൽ യേശു പിശാജിനെ ജയിക്കയല്ല ഉണ്ടായത് പിശാചി യേശുവിനെ ജയിക്കയായിരുന്നു ആകയാൽ പിതാവ് പവിത്രാത്മാവ് പുത്രൻ ഈ മൂന്നു പേരും പരീക്ഷകനായ പിശാചിനേക്കാൾ ശക്തി കുറഞ്ഞവരെന്ന് നല്ലതിൻവണ്ണം തെളിയുന്നു ഇങ്ങനെ പിശാജിനോട് തോറ്റവർ ദൈവമാണ് പോലും അതെ അതെ ഇദ്ദേഹം നല്ല സമർത്ഥൻ തന്നെ ഇദ്ദേഹം പിശാജിനെ ജയിച്ച ജയമേ ജയം ഇദ്ദേഹം മലയിൽ നിന്ന് ചാടിയ ചാട്ടമേ ചാട്ടം ഇദ്ദേഹം കല്ലിനെ അപ്പമാക്കിയ മിടുക്കേ മിടുക്ക് അടേ അപ്പ എന്തത്ഭുതം അയ്യോ തന്റെ വാക്കുകളെ കേൾക്കാത്ത യേശുവിനെ അപജയപ്പെടുത്താതെ പാവമെന്നും ചൊല്ലി വിട്ടുകളഞ്ഞ പിശാചല്ലയോ യഹോവയേക്കാളും കൃപയുള്ളവൻ ഇനി യേശു വെള്ളത്തിൽ നടന്നു എന്ന് പറയുന്നത് പക്ഷേ സത്യം തന്നെ ആയിരുന്നാലും ആയത് ഒരു അതിശയമല്ല ഇക്കാലത്ത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ തക്കതായ ജലസ്തംഭം എന്ന് പറയപ്പെടുന്ന ഒരു ജാലവിദ്യ മാത്രമാണത് ഇനി ജാലവിദ്യക്കാരും വൈദ്യന്മാരും മെസ്മറിസക്കാരും ഇക്കാലങ്ങളിൽ ചെയ്യുന്നതായ ചില ചെറിയ വിശേഷങ്ങൾ പോലെ യേശുവും ചെയ്തതായിട്ട് കാണുന്നുണ്ട് അവകൾ നിസ്സാരങ്ങളാകയാൽ ഇവിടെ വിവരിക്കുന്നുമില്ല ഇനി യേശു ജനങ്ങളുടെ സകല പാപങ്ങൾക്കും ബലിയായിട്ട് മരിച്ചതുകൊണ്ട് ദൈവം എന്ന് പറയാം എങ്കിൽ ഏത് ദൈവത്തിന് ആരാണ് യേശുവിനെ ബലിയായിട്ട് കൊടുത്തത് കുറ്റം ചെയ്ത യേശുവിനെ യഹൂദന്മാർ പിടിച്ചു കൊന്നുകളഞ്ഞു അല്ലാതെ ഒരിക്കലും ബലിയായതല്ല അദ്ദേഹം കുറ്റക്കാരൻ അല്ലാഞ്ഞു എങ്കിൽ യഹൂദന്മാർ കൊല്ലുകയും ഇല്ലായിരുന്നല്ലോ അത്രയുമല്ല പാപബലിയായിട്ട് മരിക്കുന്നതിലേക്ക് മനസ്സോടുകൂടി അവതരിച്ചവനാണെങ്കിൽ താൻ നേരെ യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമാക്കാതെ ഗൂഢമായിട്ട് സഞ്ചരിച്ചത് എന്തിനാണ് ഗൂഢമായിട്ടല്ലായിരുന്നു എങ്കിൽ യോഹന്നാൻ പതിനൊന്നാം അധ്യായം അൻപത്തേഴാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നത് ശ്രദ്ധിക്കുക മഹാപുരോഹിതരും പരിസരരും യേശു ഇരിക്കുന്ന സ്ഥലത്തെ ആരെങ്കിലും അറിഞ്ഞാൽ തെര്യപ്പെടുത്തണമെന്ന് ഉത്തരവ് കൊടുത്ത് അന്വേഷിപ്പിക്കുകയും ചെയ്തല്ലോ എന്നിട്ടും കാണാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് അതിനാൽ ജനങ്ങളുടെ ഇടയിൽ യേശു ക്രിസ്തു ഗൂഢമായിട്ട് തന്നെയാണ് സഞ്ചരിച്ചതെന്നു നിശ്ചയമാണ് മരണഭയം നിമിത്തം അദ്ദേഹം പുറമേ ലോകത്തിലേക്ക് വരികയും ചെയ്തിരുന്നില്ല സ്വയം ബലിയർപ്പിക്കാനായിരുന്നു എങ്കിൽ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും അദ്ദേഹം എന്തിനാണ് നടന്നത് യോഹന്നാൻ പതിനൊന്നാം അധ്യായം അൻപത്തിമൂന്ന് അൻപത്തിനാല് വരികൾ ശ്രദ്ധിക്കുക അന്നു മുതൽ അവർ യേശുവിനെ കൊല്ലുവാൻ ആലോചന ചെയ്തുകൊണ്ട് വന്നതിനാൽ യേശു പ്രസിദ്ധമായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ സഞ്ചരിക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരയിൽ എപ്രായും എന്ന നഗരത്തിലേക്ക് വാങ്ങി അവിടെ ശിഷ്യന്മാരുമായി പാർത്തു എന്നും യോഹന്നാൻ എട്ടാം അധ്യായം അൻപത്തെട്ട് അൻപത്തൊമ്പത് വരികളിലൂടെ യഹൂദന്മാർ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ ഒളിച്ചു പോയിക്കളഞ്ഞെന്നും മലയുടെ വക്കിൽ കൊണ്ടുചെന്ന് തലകീഴായി താഴത്ത് തള്ളുന്നതിനെ ഹൂതന്മാർ ഭാവിച്ചപ്പോൾ ഒളിച്ചോടി എന്നും എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഹേ ക്രിസ്തീയ പ്രാസംഗികളെ യേശു സ്വയം അർപ്പിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഒരു ബലിമൃഗവുമായിരുന്നില്ല ദൈവത്തിന്റെ മുമ്പിൽ സ്വയം ബലി അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി നിന്നുകൊടുത്തിരുന്നു എങ്കിൽ ഇപ്രകാരം ഓടിയും ചാടിയും മറ്റുള്ളവർ കാണാതെ രക്ഷപ്പെടാനുള്ള സാധാരണ മനുഷ്യരുടെ എല്ലാ വിക്രിയകളും അദ്ദേഹം ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന് ഉത്തരം ബൈബിളിൽ കാണുന്നുമില്ല ആകപ്പാടെ പിതാവ് തന്നെക്കുറിച്ച് ഇന്ന പോലെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ആ സ്ഥിതിക്ക് അപ്രകാരമേ ഭവിക്കൂ എന്നും ഉള്ള ഒരറിവും വിശ്വാസവും യേശുവിനുണ്ടായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒളിച്ചു നടക്കുകയില്ലായിരുന്നു അല്ലാത്ത പക്ഷം യേശുവിനെ കാണിച്ചു കൊടുത്ത യഹൂദാവിനെ അനുഗ്രഹിക്കാതിരുന്നതും മത്തായി ഇരുപത്താറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിച്ചില്ലെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്നിങ്ങനെ യേശു ശാപമായിട്ട് പറഞ്ഞതും എന്തിനായിരുന്നു യഹൂദായുടെ ഈ ദ്രോഹപ്രവർത്തിയെപ്പറ്റി അവൻ ശാസിക്കപ്പെട്ടില്ലെന്നും വരാതെ ഇരുപ്പാൻ വേണ്ടി ആയതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് എങ്കിൽ യഹൂദായെ ഇപ്രകാരം നിന്ദ്യമായി ക്ഷോഭിക്കേണ്ട ആവശ്യമില്ലായിരുന്നു താൻ സ്വയം ഒരു ബലിമൃഗമായിരുന്നു എങ്കിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അതും പിതാവിന് വേണ്ടിയാണെങ്കിൽ സന്തോഷത്തോടുകൂടി താൻ കുരിശിലേറുകയല്ലേ വേണ്ടിയിരുന്നത് അതൊന്നുമായിരുന്നില്ല വസ്തുത സാധാരണ മനുഷ്യനായ യേശുവിനെ യഹൂദന്മാര് ശിക്ഷിക്കാൻ പോയപ്പോൾ അതിൽ ഭയപ്പെട്ട് മരണവേദന അനുഭവിച്ച് ദുഃഖിച്ച് അദ്ദേഹം പലരെയും ശപിക്കുകയും ദേഷ്യപ്പെടുകയും നിന്ദ്യമായി പ്രവർത്തിക്കുകയും വാക്കുകൾ ഉപയോഗിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം ഇനിയും യേശുവിൻ്റെ കഷ്ടതയ്ക്ക് കാരണം യഹൂദാവിൻ്റെ കാട്ടിക്കൊടുക്കലോ പിതാവിൻ്റെ നിശ്ചയിക്കലോ അതോ രണ്ടും കൂടിയോ യഹൂദാവിൻ്റെ കാട്ടിക്കൊടുക്കലാണെങ്കിൽ പാപബലിയല്ലെന്ന് നിശ്ചയമാണ് പിതാവിന്റെ നിശ്ചയിക്കലാണെങ്കിൽ അതിനനുകൂലമായി കാണിച്ചു കൊടുക്കലിനെ ചെയ്ത യഹൂദാവിനെ ഒരിക്കലും ദ്രോഹിയാണെന്ന് പറയുകയും നരകത്തിൽ തള്ളുകയും ചെയ്തുകൂടാ രണ്ടും കൂടിയാണെങ്കിൽ ഒന്ന് ഗുണമെന്നും ഒന്ന് ദോഷമെന്നും പറയുന്നത് വലിയ അന്യായമാണ് അതിനാൽ യേശുക്രിസ്തു ഭയപ്പെട്ട് ഒളിച്ചു നടന്ന തന്നെ കാണിച്ചു കൊടുത്തതിലുണ്ടായ സങ്കടം കൊണ്ട് മനസ്സരിഞ്ഞ് യഹൂദായെ ശപിച്ചത് തന്നെയാണ് ഈ ന്യായങ്ങളെല്ലാം കൂടി നിരത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു യേശു ക്രിസ്തു പാപബലിയായിട്ടല്ല മരിച്ചത് അപ്രകാരം ഒരു സങ്കല്പമേ അന്ന് നിലനിന്നിരുന്നില്ല ഇല്ലാത്ത പാപബലി ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ യേശു ക്രിസ്തുവിനെ ദൈവം തന്നെ കൊന്ന് തന്നിലേക്ക് എടുക്കുക എന്ന് പറയുന്നതും ശാസ്ത്രീയവുമല്ല ആത്മീയവുമല്ല എന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ യേശു ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വിചാരിക്കണമെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്നവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോഴിരുന്ന യഹൂദന്മാരെല്ലാവരും ക്രിസ്തു ഉയർത്തെഴുന്നു എന്ന് ഘോഷിക്കുന്നത് ശുദ്ധമേ അസത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്നു ഇനി ക്രിസ്തുവിന് സാധകമായി പറയുന്ന ബൈബിൾ കൊണ്ട് തന്നെ നോക്കാം ബൈബിൾ ആചാര്യന്മാരിൽ ഒരുത്തരും യേശു ഉയർത്തെഴുന്നേറ്റതിനെ നേരെ കണ്ടതായി പറയുന്നില്ല പിന്നെയോ അവൻ കണ്ടു ഇവൾ കണ്ടു എന്നെല്ലാം അന്യന്മാരുടെ മേൽ പഴി ചുമത്തുന്നതേയുള്ളൂ ഓ ശരി തന്നെ അവർ കാണാത്തതിനെ എങ്ങനെയാണ് കണ്ടതായിട്ട് പറയുന്നത് ഇതാ ശ്രദ്ധിക്കുക മത്തായിയുടെ വരികള് ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാമത്തെ വരിയില് പതിനൊന്ന് ശിഷ്യന്മാരും യേശുവിനെ ഗലീലായിൽ കണ്ടു വന്നിച്ചു എന്നാൽ ചിലർ സന്ദേഹപ്പെടുകയും ചെയ്തു ഈ പതിനൊന്ന് പേരിൽ മത്തായിയും ഒരുവനാണ് ഇയാൾ സന്ദേഹപ്പെട്ടവരിൽ ഒരുത്തൻ തന്നെയോ അല്ലയോ എന്നറിയുന്നില്ല ഇയാൾ വാസ്തവത്തിൽ കണ്ടിരുന്നു എങ്കിൽ താൻ കണ്ടു എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അതിനാൽ ഇയാളും സന്ദേശിച്ചവരിൽ ഒരുവൻ തന്നെയാണ് എന്നാൽ ചില ശിഷ്യന്മാരെങ്കിലും സംശയിപ്പാൻ എന്താണ് കാരണം കണ്ടത് യേശുവിനെ അല്ലയോ വളരെ നാൾ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് കൂടി സഞ്ചരിച്ച പ്രധാന ശിഷ്യന്മാർ പോലും സംശയിച്ചു വിശ്വസിക്കാതെയും ഇരിക്കുന്ന സ്ഥിതിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് സംവത്സരങ്ങൾക്ക് മുൻപ് ക്രിസ്തു ഉയർത്തെഴുന്നു എന്ന് പറയുന്നതിനെ നാം എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലാതെയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞവരായി മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഇവർ നാലുപേരും അന്യോന്യം വിരോധമായി പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബൈബിളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതാ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന വരികൾ പ്രഭാതകാലത്ത് ഇരുട്ടുള്ളപ്പോൾ മഗ്ദലനാക്കാരി മറിയാൾ യേശുവിൻ്റെ കല്ലറയ്ക്ക് പോയി ഇതിനെക്കുറിച്ച് മത്തായി പറയുന്നത് ഉഷസ്സിന് മഗ്ദലൂർ മറിയായും വേറെ മറിയായും രണ്ടുപേരുണ്ടായിരുന്നു കല്ലറയ്ക്ക് പോയി മാർക്കോസ് പറയുന്നത് ശ്രദ്ധിക്കുക അതികാലത്ത് സൂര്യോദയത്തിങ്കൽ മഗ്ദലന മറിയായും യാക്കോബിന്റെ അമ്മയായ മറിയാളും സാളമേ എന്നവരും മൂന്നു പേര് കല്ലറയ്ക്കു പോയി എത്രയും പ്രഭാതത്തിൽ മഗ്ദലൂർ മറിയാളും വേറെ സ്ത്രീകളും കല്ലറയിലേക്ക് പോയി ഇപ്രകാരം നാലു പേരും നാല് രീതിയിലാണ് പറയുന്നത് മത്തായി പറയുന്നത് ശ്രദ്ധിക്കുക യേശുവിന്റെ കല്ലറയിന്മേൽ കല്ലിരിക്കുന്നതായിട്ട് ഈ സ്ത്രീകൾ കണ്ടു അപ്പോൾ ദൈവദൂതൻ വാതിലിലിരുന്ന കല്ലിനെ മറിച്ച് തള്ളിയും വെച്ച് അതിന്മേലിരുന്നു ഇനി മാർക്കോസ് പറയുന്നത് ശ്രദ്ധിക്കുക സ്ത്രീകൾ കണ്ടപ്പോൾ കല്ലറയിൽ മേൽ കല്ലില്ലായിരുന്നു അപ്പോൾ ഒരു യുവാവ് ദൈവദൂതൻ അല്ല അദ്ദേഹം കല്ലിന്മേലിരിക്കുന്നതിനെ കണ്ടു ഇനി മാർക്കോസ് അതേ വരി എന്താ പറയുന്നത് രണ്ടു മനുഷ്യർ നിൽക്കുന്നതിനെ അവർ കണ്ടു ഇവിടെ മത്തായി മാർക്കോസുകൾ പറഞ്ഞ ദേവദൂതനെയോ ഒരു ചെറുപ്പക്കാരനിരുന്ന് ചെറുപ്പക്കാരൻ ഇരുന്നതിനെയോ ഇവർ കണ്ടില്ല ഇനി യോഹന്നാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക സ്ത്രീകൾ രണ്ട് ദൂതന്മാരെ ഇരുന്നതായിട്ട് കണ്ടു മത്തായി പറഞ്ഞ ഒരു ദേവദൂതനെയോ മാർക്കോസ് പറഞ്ഞ ഇരുന്നിരുന്ന യുവാവിനെയോ ലൂക്കോസ് പറഞ്ഞ നിന്നിരുന്നവരായ രണ്ട് മനുഷ്യരെയോ ഈ സ്ത്രീകൾ കണ്ടില്ല ഇനി ലൂക്കോസിന്റെ വരികൾ പിന്നെ സ്ത്രീകൾ ഈ വിഷയങ്ങളെപ്പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞു അതേ അവസ്ഥയെക്കുറിച്ച് മാർക്കോസ് പതിനാറാം അധ്യായം എട്ടാമത്തെ വരിയിൽ പറയുന്നു സ്ത്രീകൾ ഭയന്ന് ഒരുത്തരോടും പറഞ്ഞില്ല മത്തായി അതിനെക്കുറിച്ച് പറയുന്നു സ്ത്രീകൾ ശിഷ്യന്മാരെ അറിയിക്കാൻ പോകുമ്പോൾ യേശുവിനെ കണ്ടില്ല മത്തായിയുടെ വരി മഗ്ദലൂർ മറിയ യേശുവിനെ കണ്ടയുടനെ യേശുവിന്റെ കാലിനെ തൊട്ടു വണങ്ങി യോഹന്നാൻ ഇരുപതാം അധ്യായം പതിനേഴാം വരിയിൽ പറയുന്നു മഗ്ദലൂർ മറിയ യേശുവിനെ തൊട്ടില്ല യോഹന്നാൻ പറയുന്നു ആദ്യം മഗ്ദലൂർ മറിയ കാണപ്പെട്ടു ലൂക്കോസിന്റെ ഇരുപത്തിനാലാം അധ്യായം അൻപത് അൻപത്തൊന്ന് വരികളിൽ ഇപ്രകാരം പറയുന്നു യേശു ബത്തനയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി അപ്പോസ്തലൻ ഒന്നാം അധ്യായം ഒൻപത് പന്ത്രണ്ട് വരികൾ ഇപ്രകാരം പറയുന്നു ക്രിസ്തു ഒലീവ എന്ന മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി യോഹന്നാന്റെ വരികൾ ഇപ്രകാരം പറയുന്നു യേശു പതിനൊന്ന് ശിഷ്യന്മാർക്കും ജലുസലേമിൽ വെച്ച് ആദ്യ പ്രാവശ്യം ദർശനമുണ്ടാക്കി മത്തായിയുടെ വരികൾ ഇപ്രകാരം പറയുന്നു പതിനൊന്ന് ശിഷ്യന്മാർക്കും ഗലീലായിൽ വെച്ച് യേശു ആദ്യ പ്രാവശ്യം കാണപ്പെട്ടു മത്തായിയുടെ പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാമത്തെ വരി ഇപ്രകാരം പറയുന്നു യേശു കല്ലറയിൽ മൂന്ന് പകലും മൂന്ന് രാവും ഇരിക്കും എന്ന് യേശു പറഞ്ഞു മാർക്കോസ് പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് വരെയുള്ള വരികളിൽ ഇപ്രകാരം പറയുന്നു യേശു കല്ലറയിൽ ഒരു പകലും രണ്ട് രാവും ഇരുന്നു ഈ നാലു പേരും പരസ്പര വിരുദ്ധങ്ങളായി ഇങ്ങനെ എഴുതിയിരിക്ക കൊണ്ട് ഒരിക്കലും വിശ്വസിക്കത്തക്കവയല്ല ഈ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വളരെ വ്യക്തമാണ് ഇപ്രകാരം കൈവിട്ടുകളഞ്ഞ സ്ഥിതിക്ക് വേറെ ഇനി എന്തോ ഒന്നാണ് ഇതിലേക്ക് ആധാരമായിട്ടുള്ളത് എന്ന് വ്യക്തം അതായത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്നും തന്നെ സത്യമല്ല പരസ്പരം വിരുദ്ധങ്ങളായ വരികളാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പറയുന്നത് എണ്ണത്തിലും വണ്ണത്തിലും സമയത്തിലും സംഭവത്തിലും എല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിട്ടും ഞങ്ങൾ കണ്ടു എന്ന് ഒരുമിച്ച് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് എന്ന് വ്യക്തമാണല്ലോ ഇനി മറ്റൊരു വാദമുണ്ടെന്ന് വിചാരിക്കുക അവർ നാലുപേരും ഇപ്രകാരം വിരുദ്ധങ്ങളായിട്ട് പറഞ്ഞു എന്ന് വരികിലും അവരിൽ ഒരുത്തനെങ്കിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് ചില ക്രിസ്ത്യന്മാർ പറയുന്നു എങ്കിൽ ഇതിലേക്ക് ഒരു ദൃഷ്ടാന്തം പറയാം തിരുവനന്തപുരത്ത് അട്ടക്കളര അട്ടക്കുളങ്ങര ഷാപ്പിൽ കട്ടിലിന്മേൽ കാലത്ത് ആറു മണിക്ക് ഒരു കാക്കയെ വെളുത്ത കാക്കയെ ഒരാൾ കണ്ടു മറ്റൊരാള് അതേ കാക്കയെ ശ്രീകാര്യത്ത് മറ്റൊരു സമയത്ത് കണ്ടു അതേ കാക്കയെ മൂന്നാമതൊരാൾ ഇതേ സമയത്ത് തന്നെ കഴക്കൂട്ടത്തും കാണുകയുണ്ടായി നാലാമത്തെ ഒരാൾ അതേ വെളുത്ത കാക്കയെ ശങ്കിൻ മുഖത്തും കൊട്ടാരത്തിലും ഇരിക്കുന്നതായിട്ടും കണ്ടു എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക ഇതിന്റെ സത്യാവസ്ഥ വളരെ വ്യക്തമാണ് ഒരേ കാക്ക നാലു പേർക്ക് ഒരേ സമയത്ത് നാല് സ്ഥലത്ത് കാണാൻ സാധ്യമല്ല എന്ന് വരികിലും ഇവരാരും തന്നെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല അതിനപ്പുറം മറ്റൊരു കാര്യം ഈ നാലു പേരും വെള്ളക്കാക്ക ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് വെള്ളക്കാക്കയുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ അത് പരിഹസിക്കുകയല്ലാതെ കളിയാക്കുകയല്ലാതെ പിന്നെ എന്താണ് നിവൃത്തി നാല് സ്ഥലങ്ങളിൽ നാല് വ്യക്തികൾ ഒരേ സമയത്ത് ഒരേ വെള്ളക്കാക്കയെ കണ്ടത് ശരിയല്ല എങ്കിൽ പോലും വെള്ളക്കാക്ക ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വെള്ളക്കാക്കയുണ്ട് എന്ന് നിശ്ചയിക്കാനുള്ള യുക്തിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാത്തത് കൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന നിയമത്തിലേക്കും ന്യായത്തിലേക്കും വന്നു ചേരുന്നത് ഇത്രയുമല്ല അവസാനം യേശുവിനെ പിടിച്ചിരുന്നവർ അവനെ പരിഹസിച്ച് തല്ലി കണ്ണു മൂടിക്കെട്ടി മുഖത്തടിച്ചേച്ച് നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചതിൻ്റെ ശേഷം യേശുവിന് പറയാൻ കഴിഞ്ഞില്ല ഏറോദേശ് രാജാവ് യേശുവിനെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി വല്ലതും ഒരത്ഭുതം ചെയ്തു കാണിപ്പാൻ പറഞ്ഞിട്ട് അതിനും യേശുക്രിസ്തുവിന് കഴിഞ്ഞില്ല എന്നിട്ടാണ് തൂക്കിലിടുവാൻ നിയമിച്ചത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇവൻ ഇസ്രായേൽ രാജാവെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടും താൻ പ്രേതം പോലെ നിലനിന്നതല്ലേ ഉള്ളൂ കല്ലേറുകൊള്ളുമെന്ന് തോന്നിയപ്പോഴും മലവക്കിൽ നിന്ന് തള്ളപ്പെടാൻ നേരത്തും ശിഷ്യന്മാരോടും സമാധാനം പറഞ്ഞേച്ചും ഭയന്ന ഒളിച്ചോടിയപ്പോഴും അതിനെ ദിവ്യശക്തി കൊണ്ട് മറഞ്ഞുകളഞ്ഞതാണെന്നല്ലയോ നിങ്ങൾ പറയുന്നത് എന്നാൽ ആ ദിവ്യശക്തി ഈ സമയത്ത് എവിടെ പോയി യേശുവിന് ഒളിച്ചുള്ള സഞ്ചാരം പതിവായിരുന്നു ചിലപ്പോൾ ശത്രുക്കൾ വല്ലവരും പിടികൂടിയാലും വല്ലവിധവും ആൾക്കൂട്ടത്തിൽ പതുങ്ങി ഒളിച്ചോടുക പലപ്പോഴും ഉണ്ടായതിനാൽ ഒരിക്കൽ അവർ വളരെ താൽപ്പര്യപ്പെട്ട് പിടികൂടുകയാണ് ഉണ്ടായത് അപ്പോഴകപ്പെട്ടും പോയി അങ്ങനെയാണ് അവസാനത്തെ ദിവസം യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയത് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്രകാരം കളിയാക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുമ്പോഴുമെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന് നിരത്താമായിരുന്നു ഇനി ആകട്ടെ മേൽപ്പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം യേശു ചെയ്തതായിട്ട് നോക്കാം എന്നാലും ദൈവമെന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ മോശ യോശുവ ഏലീഷ എലിയ മുതലായവരും ഇതുപോലെ തന്നെ അനേകം അത്ഭുതങ്ങളെ ചെയ്തതായിട്ടും നിങ്ങളുടെ ബൈബിൾ ഘോഷിക്കയാൽ അവരെയും പ്രത്യേകം എന്ന് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് യേശു ക്രിസ്തുവിന് കുറെ ജാലവിദ്യകൾ അറിയാമെന്നല്ലാതെ ചിലപ്പോൾ വളരെ ബാലിശമായ വിദ്യകൾ അറിയാമെന്നല്ലാതെ അദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനോ ദൈവത്തിൻ്റെ പുത്രനോ അല്ല എന്ന് ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാകുന്നു ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഹേ ക്രിസ്തീയ പ്രാസംഗികരെ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു മരിച്ചുപോയ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഈ പ്രബല ന്യായങ്ങൾ കൊണ്ട് സ്ഥാപിക്കുവാൻ വളരെ എളുപ്പമാണ് ഇനി മരിച്ചതിൻ്റെ ശേഷം ഏത് സ്ഥിതിയിലായിരിക്കാം എന്നുള്ളതിനെ ബൈബിളിലെ ന്യായങ്ങളെ കൊണ്ട് തന്നെ ചിന്തിച്ചു നോക്കാം പാപികൾക്കെല്ലാവർക്കും നരകമാകുന്നു നിത്യവാസസ്ഥലം എന്നാൽ യേശുവാകട്ടെ എല്ലാവരുടെയും സകല പാപങ്ങളെയും ഏറ്റുപോയതുകൊണ്ട് എല്ലാ പേരേക്കാളും മഹാപാപിയും അത് ഹേതുവായിട്ട് തിടിനെന്നും നരകത്തിൽ പോയി വീഴുന്നതിലേക്കു മാത്രമല്ലാതെ മറ്റൊന്നിനും യോഗ്യതയില്ലാത്തവനുമാകുന്നു ആയതുകൊണ്ട് യേശു നരകത്തിൽ തന്നെ പതിച്ചിരിക്കുമെന്ന് ഉറപ്പായിട്ട് നിശ്ചയിക്കേണ്ടതാണ് എന്ന് തന്നെയുമല്ല ഇതിന് അനുസരണമായിട്ട് ക്രിസ്തു മരിച്ചതിന്റെ ശേഷം പാതാളത്തിൽ ഇറങ്ങി എന്നും കൂടി അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കൊണ്ട് സന്ദേഹമില്ല ക്രിസ്തു നരകത്തിൽ തന്നെ പോയിരിക്കുന്നു എന്ന് തീർച്ചയായിരിക്കുന്നു ഇപ്രകാരം സ്വയം നരകത്തിൽ പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന് പാപികളായ നിങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക അവനവനെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരുവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ അബദ്ധമല്ലേ നിങ്ങളുടെ ബൈബിളിൽ തന്നെ അപ്രകാരം സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്തവന് മറ്റുള്ളവനെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും നരകത്തിൽ പോയവർക്ക് തിരിച്ചു കരേറ്റമില്ലെന്നും നിങ്ങൾ തന്നെ സിദ്ധാന്തമായിട്ട് പറയുന്നത് കൊണ്ട് നരകത്തിൽ പോയവനായ യേശുവും അപ്രകാരം തന്നെ മടങ്ങി കരേറിയിട്ടില്ലെന്ന് നിശ്ചയിക്കുന്നതിനെ ന്യായമുള്ളൂ ഇതിലേക്ക് അനുകൂലമായിട്ട് യോഹന്നാൻ ഇരുപതാം അധ്യായം പതിനേഴാം വരി ഒന്ന് വായിച്ചു നോക്കുക എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഇതുവരെയും കരേറിപ്പോയിട്ടില്ല എന്നിങ്ങനെ പ്രമാണവും സിദ്ധിച്ചിരിക്കുകയാൽ സംശയമില്ല മോക്ഷത്തിൽ പോയിട്ടില്ലെന്നും കൂടി തീർച്ചയായി അപ്പോൾ മോക്ഷത്തിൽ വ്യാപിക്കാത്ത സ്ഥിതിക്കും എങ്ങും വ്യാപിച്ചിരുന്നു എന്നും പറയാനും പാടില്ല അതുകൊണ്ട് തൻ്റെ യോഗ്യതയ്ക്ക് തക്കവണ്ണം ചെന്നു തീർന്ന സ്ഥാനവും ആരായാലും ശരി ചെന്നകപ്പെട്ടവർക്ക് ഒരു കാലത്തും മോചനമില്ലാത്ത സ്ഥലവുമായ നിത്യനരകത്തിൽ തന്നെ അടങ്ങിക്കിടക്കുന്നു യേശുക്രിസ്തു എന്നല്ലാതെ വേറെ ഒരു വിധത്തിലും പറയുന്നതിലേക്ക് യുക്തിസഹമായ ഒരു തെളിവും ബൈബിൾ നിരത്തുന്നില്ല അപ്രകാരം സ്വയം നിത്യനരകത്തിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ ആണയിട്ട് നിങ്ങൾ പ്രഭാഷണം നടത്തി പാപികളല്ലാത്ത വ്യക്തികളുടെ പാപം പോലും യേശുവിൽ അർപ്പിക്കുന്നതിൻ്റെ എന്താണ് നിത്യനരകത്തിൽ കിടക്കുന്ന ആർക്കെങ്കിലും സ്വയം രക്ഷപ്പെടാനോ യേശുവിലൂടെ രക്ഷപ്പെടുത്താനോ സാധിക്കുകയില്ല എന്നുള്ളത് ശാസ്ത്രീയമായ വസ്തുത മാത്രമാണല്ലോ ആയതിനാൽ കർത്താവ് ദൈവം മഹാദൈവം ജഡത്തിൽ വെളിപ്പെട്ട ദൈവം സത്യദൈവം വചനമാകുന്ന ദൈവം കർത്താതികർത്താവായ ദൈവം കർത്താവാകുന്ന ക്രിസ്തു ഇവയൊന്നും തന്നെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സത്യമായ പദപ്രയോഗങ്ങളല്ല സ്വയം നരകയാതന അനുഭവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് യേശുക്രിസ്തു എന്ന് ഈ വരികളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന വസ്തുതയാണ്